കിട്ടിയ വീട് ഇവിടെ പാലക്കാടാണ് ഞങ്ങളുടെ നാട് പാലക്കാട് തന്നെ ബേസ് പാലക്കാടാണ് പക്ഷെ ഇവിടെ സെറ്റിൽഡ് ആണ് ഞങ്ങൾ മാഡത്തിന്റെ പേര് സംഗീത സംഗീത ഇപ്പോൾ മോൻ്റെ ഇതിന് ഇഷ്യൂവിന് വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത് സ്കൂളിൽ ആക്ച്വലി ഞാൻ ചൈൽഡ് കൗൺസിലായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് so you can tell me anything if I have doubt then I can ask you സ്കൂളിൽ ഞാൻ കഴിഞ്ഞാൽ കുറേ ആത്മാവുമായിട്ട് ഇങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അതായത് കുട്ടികളുടെയൊക്കെ അറ്റൻഷൻ ഇതാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യണ പോലെ അവർ പറയണം പിന്നെ ശരിക്കും ഒരിടത്ത് ഇരിക്കാൻ പറ്റില്ല ഫസ്റ്റ് തേർഡ് സ്റ്റാൻഡേർഡും സെക്കൻഡ് സ്റ്റാൻഡേർഡിലൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ ക്ലാസ് എടുത്തിട്ടുണ്ടാകും ഇവൻ എവിടെ ഇരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാലും എണീറ്റ് ഇവനിങ്ങനെ ക്ലാസ്സിലിങ്ങനെ റോം ചെയ്യാൻ തുടങ്ങും പിന്നെ കുട്ടികളെ അടിക്കുക ഓടി നടക്കും ഓടി നടക്കുക ഓരോടെ ഇരുന്ന് ഇതാകും അതുപോലെ വീട്ടിൽ നന്നായിട്ട് പഠിക്കും എന്ത് ചോദിച്ചു കഴിഞ്ഞാലും അപ്പോൾ തന്നെ ആൻസർ പറയാൻ പറ്റും ഒരു പ്രാവശ്യമൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തീർത്താൽ മതി എത്ര വലിയ ക്വസ്റ്റൻസ് ആണെങ്കിലും അവനെ കൊണ്ട് പറ്റണം അവർ നന്നായിട്ട് മെമ്മറൈസ് ചെയ്ത് പറയുമോ അവനൊക്കെ ചെയ്യും അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സാമിൻ്റെ ഇരുന്ന് ശരിക്കും അത് എഴുതില്ല എന്നിട്ട് അസസ്മെൻറ്റിനൊക്കെ എന്താണ് സിയും ഡിയും ബിയും ഒക്കെയാണ് പക്ഷെ അതൊന്നും അല്ല അവൻ ശരിക്കും നന്നായിട്ട് അവനെ കൊണ്ട് പറ്റണതാണ് അതായത് കൂടെ ഇരുന്ന് ഇതാക്കിയിട്ട് എഴുതടാ എഴുതടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫുൾ അവൻ എഴുതും പിന്നെ കുത്തിയിരുന്ന് എഴുതാനുള്ള ഒരു ഇതില്ല പിന്നെ അവരെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കൗൺസിലിംഗ് നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഹൈപ്പർ ആക്ടിവിറ്റി ആയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിരുന്നു അപ്പോൾ അഞ്ചു മാം അവർ പറഞ്ഞിട്ടവര് അല്ലല്ല യുവഭാരതിയിലെ കൗൺസിലർ അവര് അവർക്കറിയാന്ന് പറഞ്ഞു ശ്യാമള പറഞ്ഞു അപ്പോൾ അവർ ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞ വർഷം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ തരാം വേറെ അവർക്ക് കൺസിഡർ ചെയ്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ ചോദിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ അവനൊന്നും ശരിക്കും പറയില്ല എന്താ നീ ഇങ്ങനെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അവൻ എന്നെ അങ്ങനെ ചെയ്തു പിന്നെ ബെൽ റിങ് ചെയ്തു മാം എൻ്റെ ബാഗ് അവിടെ ഉണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവൻ ആ ഇതൊന്നേ വിട്ടിട്ട് വേറെ എന്തൊക്കെയോ സംസാരിച്ചിട്ട് ശരിക്കും ഇരുന്ന് ആ കുട്ടി വല്ലതും പറഞ്ഞു കഴിഞ്ഞാലേ അവർക്ക് എടുക്കാൻ പറ്റുള്ളൂ ഒന്നും അവൻ്റെ കയ്യിൽ നിന്ന് ശരിക്കും ആൻസർ ചെയ്ത് കിട്ടുന്നില്ല അപ്പോൾ നിങ്ങൾ ഹയർ ഇതിന് പോയി പോയിക്കോളാൻ പറഞ്ഞിട്ട് എവിടെ നിന്ന് പിന്നെ ഇടയ്ക്ക് വെച്ചൊന്നും സ്കൂളിൽ നിന്നും വന്നില്ലായിരുന്നു അപ്പോൾ വിചാരിച്ച് കുഴപ്പമൊന്നും ഇല്ലായിരിക്കും എന്ന് വെച്ചാൽ വീട്ടിൽ ഒരുവിധം എൻ്റെ കൺട്രോളിലായിരുന്നു എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഒന്ന് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ എന്നാൾ കഴിഞ്ഞ ലാ കഴിഞ്ഞ തേഴ്സ്ഡേ ലാസ്റ്റ് തേഴ്സ്ഡേ ആണ് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു എന്തായിരുന്നു അസസ്മെൻ്റ് ഇരിക്കുന്ന സമയത്ത് അടുത്തുള്ള ഫിഫ്ത്തിൽ പഠിക്കുന്ന കുട്ടി അവൻ ഫോർത്തിലാണ് ഫിഫ്ത്തിൽ പഠിക്കുന്ന ഇരിക്കുന്ന കുട്ടിയെ കിക്ക് ചെയ്യുക ഇതൊക്കെ ചെയ്തിട്ട് പെൻസിൽ കൊണ്ട് സോക്സിൽ കുത്തൊക്കെ ചെയ്തിട്ട് അവരുടെ പാരൻ്റ് വന്ന് ഇങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്തിരിക്കുന്നു മോന് മാർക്ക് കുറയാനുള്ള കാരണം അടുത്തിരുന്ന ആദ്യത്തെ അവൻ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തിട്ടാണ് എന്നിട്ട് അവർ വന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു പ്രിൻസിപ്പൾ മമ്മിനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരിങ്ങനെ അവരിങ്ങനെ പറഞ്ഞിട്ട് ഇതിങ്ങനെ ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും കൗൺസിലിംഗ് ചെയ്ത് കുട്ടിയുടെ ഇത് ഇതാവാതിരുന്നു കഴിഞ്ഞാൽ എന്താണ് അവരെ സ്കൂളിൽ ഓൾറെഡി ഒരു ഇങ്ങനെ ഒരു കുട്ടി ഉണ്ട് താനറിയാതെ യൂറിൻ പാസ് ചെയ്യാനും പിന്നെ പാൻറ്റൊക്കെ റിമൂവ് ചെയ്യാം പിന്നെ മാമിനൊക്കെ പോയി ഹക്ക് ചെയ്യുക ഗേൾസ് വലിയ ഹയർ സ്റ്റാൻഡേർഡ് ആയിട്ടും ഗേൾസിനെയൊക്കെ പോയി ഹക്ക് ചെയ്യുക അങ്ങനെയൊക്കെയുള്ള പ്രശ്നം എന്താണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തിരിച്ചു വന്നു ശരി അഞ്ചു മാം അവർ വെനസ്ഡേ മാത്രമേ ഇവിടെ വരുള്ളൂ അവർ കണ്ട് സംസാരിച്ചിട്ട് അവർ പറയണ പോലെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇവർ ഇരിക്കുമായിരുന്നു അപ്പോൾ മാം എന്നെ മാതിരി വന്നിട്ട് എന്നെ വന്ന് കണ്ടോളാൻ പറഞ്ഞ് ഈ ബുധനാഴ്ച ഡേ ബിഫോർ എസ്റ്റർഡേ ഞാൻ പോയില്ലായിരുന്നു പോയപ്പോൾ അവർ പറഞ്ഞു ചൊവ്വാഴ്ച ബുധനാഴ്ച ഞാൻ പോയത് അപ്പോൾ അവർ പറഞ്ഞു ചൊവ്വാഴ്ച ഇങ്ങനെ സയൻസ് ക്ലാസ്സിൽ ഇരുന്നിട്ട് എഴുന്നേറ്റിട്ട് ട്രൗസറിൻ്റെ സിപ്പ് ഇങ്ങനെ അഴിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ അത് നിനക്ക് ഒന്നും തോന്നിയില്ല അങ്ങനെ അഴിക്കുമ്പോൾ കുട്ടികൾ കാണും അത് നാണക്കേടാണ് അവരൊക്കെ അവരുടെ വീട്ടിലൊക്കെ പോയി പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടൊക്കെ അല്ല നിനക്ക് ഒന്നും തോന്നിയില്ല എന്നൊക്കെ പറയണത് അടുത്ത മോഹിത് എന്ന് പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ എൻ്റെ ബോക്സ് വെച്ച് ഇവിടെ ഇങ്ങനെ അടിച്ചു എന്നിട്ട് remove your pant remove your pant എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ടാണ് ഞാനത് ചെയ്തത് എനിക്ക് അവൻ അങ്ങനെ പറയുകയാണെങ്കിൽ നീ ചെയ്യാവോ നാണക്കെടലിൽ എനിക്കൊന്നും തോന്നിയില്ല ആ സമയത്ത് അങ്ങനെ ചെയ്യാന്നൊക്കെ പറയുന്നതൊന്നും ഒന്നും പറയണ്ട അങ്ങനെയൊന്നും ഉണ്ടാകില്ല പിന്നെ മാത്സ് ക്ലാസ്സിൽ മാം സിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ സെക്സ് എന്ന് പറഞ്ഞിരുന്നു എന്നിട്ട് അടുത്തുള്ള കുട്ടികൾക്കൊന്നും ഇതറിയാതെ എന്താന്നൊക്കെ ചോദിച്ചിട്ട് കുട്ടികൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകാൻ റെഡിയാണ് നിനക്ക് എന്താണെന്നറിയില്ല എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് മാത്സാണ് അതൊന്ന് വേറെ ഇതിലേക്ക് വന്നത് ടോപ്പിലേക്ക് വന്നു ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ എനിക്ക് കിട്ടിയേക്കുന്ന ഒരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സ്കൂളിൽ കംപ്ലയിൻസ് അല്ലേ ഒരിടത്ത് അടങ്ങിയിരിക്കുന്നില്ല ഓടി നടക്കുക പിന്നെ മിസ്ബിഹേവിയർ ഇൻ ദ ക്ലാസ് അതാണ് ഇതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ പറയാനുള്ളത് പൊതുവേ ഉള്ളത് അവനിങ്ങനെ എന്തെങ്കിലും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഗം വേറെ കുട്ടികളെ അല്ലെങ്കിൽ വേറെ ഇപ്പം നൈബർഹുഡിൽ കളിക്കാൻ പോയി കഴിഞ്ഞാലും അടുത്ത കുട്ടികൾ അവൻ അങ്ങനെ ചെയ്തു അവൻ അങ്ങനെ എന്ന് പറഞ്ഞ് അവരെ അവരെ ബ്ലെയിം ചെയ്യല്ലാതെ അവനത് ആദ്യം നന്നായിട്ട് നുണ പറയുമായിരുന്നു പിന്നെ സ്കൂളിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി തേർഡ് സ്റ്റാൻഡേർഡ് വെക്കുമ്പോൾ അത് ഭയങ്കര ഒരു ഇതായിരുന്നു വേറൊരു കുട്ടി ഒരു നോർത്ത് ഇന്ത്യൻ കുട്ടിയുടെ വഞ്ചി എന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ ഒരു ക്യൂ ഫോം ചെയ്തിട്ട് ആ സ്കൂളിൽ നിന്ന് അവരവരുടെ ഇതിൽ വന്ന് കയറി വീട്ടിലേക്ക് തിരിച്ചു വന്നത് അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് വലിയൊരു നല്ല ഹൈറ്റും ഇതൊക്കെയുള്ള വലിയൊരു പെൺകുട്ടിയുണ്ട് ഈ വഞ്ചി എന്ന് പറയുന്ന കുട്ടി ആണ് പൊതുവെ ഒരു ഷോർട്ട് സ്ട്രക്ചറും ഒരു കുഞ്ഞു പയ്യനാണ് ഇവന് ആ കുട്ടിയുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നു ഒന്ന് മാറി എന്നൊക്കെ എനിക്ക് അവിടെ ഫ്രണ്ടിൽ നിൽക്കുന്നു അപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞിരിക്കണോ പറ്റില്ല ഞാൻ തന്നെ നിൽക്കുന്നു അപ്പോൾ ഈ വഞ്ചിന് അവളെ അടിക്കാൻ പറ്റില്ല അപ്പോൾ അവൻ എന്ത് പറഞ്ഞിരിക്കുന്നു ആദ്യം you beat I will give you five hundred rupees എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിരുന്നു I will get it tomorrow you beat എന്ന് പറഞ്ഞു അപ്പോൾ ഇവനും വേറെ ദേവ ദേവദർശനം പറഞ്ഞ വേറൊരു കുട്ടിയും കൂടെ ലഞ്ച് ബാഗ് ചുട്ടി അടിച്ച് ആ കുട്ടിയെ ആ വലിയ ഇവനും ഇവൻ്റെ വലുതാ കുട്ടി ആ കുട്ടി ഇങ്ങനെ തള്ളിയിട്ട് ഡോറിൽ ചെന്നിടിച്ച് അതിൻ്റെ ഇവിടെ തലയിൽ ഇതുപോലെ അവരുടെ പാരൻസ് ആക്ച്വലി ഡോക്ടേഴ്സാണ് അവരിത് എക്സ്റേ എടുത്ത് നോക്കിയത് ആ കുട്ടിക്ക് വേണമെങ്കിൽ ഭയങ്കര പെയിൻ രാത്രി ഇങ്ങനെ ഉറങ്ങുന്നില്ല കണ്ണൊക്കെ ഇങ്ങനെ അടഞ്ഞടഞ്ഞ് പോയി പത്ത് ഈ എന്നിട്ട് പറയുന്നത് പറയുകയാണെങ്കിൽ ഐ വിൽ കില്ലോ എന്ന് പറഞ്ഞിരിക്കണം അത് വലിയ പ്രശ്നമായിരുന്നു ഈ കുട്ടി പറയുമ്പോൾ വീട്ടിൽ പോയിട്ട് എന്താ വെച്ചാൽ ഈ കുട്ടികൾ എന്തെങ്കിലും ചെയ്തോലോ എന്നുള്ള ആ കുട്ടിക്ക് പേടിച്ചിട്ട് തേർഡ് സ്റ്റാൻഡേർഡ് പഠിക്കുന്നു എന്നിട്ട് അവർ പിന്നെ വന്ന് ഇവിടെ കണ്ട് എന്നിട്ട് എന്നെ പാര അവർ പ്രിൻസിപ്പളും എല്ലാം കൂടെ വിളിച്ച് ഭയങ്കര പ്രശ്നമായി എന്നിട്ടാണ് അവർ പറഞ്ഞു ഇവന് പൊതുവെ ഒരു സ്വഭാവത്തിന് നല്ല സാധാരണ കുട്ടികളുടെ ഇതുപോലെയല്ല ഒരു അബ്നോർമൽ ഇതാണ് എന്താ നിങ്ങളിത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു പിന്നെ അതിനുശേഷം വീട്ടിൽ വന്നിങ്ങനെ പറയും ആ നല്ല അടിയൊക്കെ കിട്ടി ഞങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ അതിനുശേഷമൊക്കെ ഒരു ചെറിയൊരു മാറ്റം വരുന്നു ഇപ്പോൾ വീണ്ടും ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പോയിട്ട് അങ്ങനെ എന്തെങ്കിലും ഒബ്സർവേഷൻ വീട്ടിലുണ്ടായിട്ടുണ്ടോ സാറിനും മാഡത്തിനും വീട്ടിൽ അങ്ങനെ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്തേക്കുന്നതിൽ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ രണ്ടുപേരും ഒബ്സർവ് ചെയ്തേക്കുന്നതിൽ എപ്പോഴെങ്കിലും ഉണ്ടായിരുന്നോ രണ്ടുപേരും ഇൻഡിപെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ചോദിക്കണേ നിങ്ങൾ രണ്ടുപേരും സ്വതന്ത്രമായിട്ട് ആലോചിക്കുക ഇല്ല ഇങ്ങനെ എപ്പോഴും അല്ല ഒരു ടു മിനിറ്റ്സ് ആലോചിക്കുക ആലോചിക്കുക അത് കഴിഞ്ഞ് പറയുക രണ്ടുപേരും അത് കഴിഞ്ഞ് രണ്ടുപേരും പറയുക എൻ്റെ അടുത്ത് അങ്ങനെ എന്തെങ്കിലും സാറിന് ഇപ്പം മാഡത്തിന് കൂടുതൽ അറിയാം ബിക്കോസ് ടൈം സ്പെൻഡ് ചെയ്യണം സാറും ജോലി ചെയ്യണോ ഞാൻ ഞാൻ എല്ലാ വീക്കെൻഡ് ഇവിടെ ഓ സോ കുട്ടികളെ സ്കൂളിൽ വീട്ടിൽ ആക്ച്വലി മദർ ആൻഡ് കിഡ്സ് മാത്രമേ സർ വീക്ക്ലി വൺസ് വരാം Saturday and Sunday okay so വീട്ടിൽ അങ്ങനെ വീക്കെൻഡ്സ് എപ്പോഴെങ്കിലും വന്നു സാറിന് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ഇതുവരെ മാം മാത്രമാണ് സംസാരിച്ചത് നമ്മൾ കേട്ടിട്ടുള്ളൂ സാറിന് തോന്നിയിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ ഇതുള്ള കാരണം രണ്ടുപേരുടെയും നിങ്ങൾ രണ്ടുപേരും പറയണത് ഇപ്പൊ പറയണ മാം മാത്രമേ ഞാൻ പറയണാണ് കേട്ടിട്ടുള്ളൂ സാറ് പറയണ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ അല്ല അവൻ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഞാൻ നോക്കിയിട്ട് എന്താ പറയാ ഭയങ്കര സ്നേഹമാണ് ഇപ്പോൾ വൈഫൊക്കെ വൈഫിനെ വൈഫിനെ മേത്ത് ഭയങ്കര സ്നേഹമാണ് ഇപ്പോൾ വൈഫ് എന്താ പറയാ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് പോയി വാതിൽ വാതിലടിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റായിട്ട് പോയിട്ട് നോക്കണത് പിന്നെ എന്താ പറയാ പെട്ടെന്ന് വൈഫിനെ കണ്ടില്ലെങ്കിൽ ഇമ്മീഡിയറ്റ് അത് നോക്കിക്കൊണ്ടിരിക്കും ഭയങ്കര സെന്റിമെന്റ് ആണ് ചില സമയത്ത് സിസ്റ്റർ സെന്റിമെന്റ് അവന് ഭയങ്കര ഇതുണ്ട് കഴിഞ്ഞ ലാസ്റ്റ് വീക്കും കൂടെ മോള് കടിച്ചിട്ട് ശരിക്കും നല്ല റെഡ് റെഡിഷ് ആയി സോ ഞാൻ മോള് അവനെ കടിച്ചിട്ട് ഞാൻ പറഞ്ഞു ആദ്യം നിനക്ക് റിയാക്ട് ചെയ്തിട്ടുണ്ട് അവള് ഇത്രയും കടിക്കണമായിരിക്കും നീ എന്തിനാ വെച്ചോണ്ടിരിക്കുന്നത് ഇതിപ്പോ ബ്ലഡ് പുറത്തു വരില്ല എന്നുള്ളത് ഇല്ല ചെപ്പോട്ട സിസ്റ്റർ അല്ല ഇപ്പൊ അതിനെ അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും ചെയ്തില്ല <laughs> ഇല്ല അവളുടെ അടുത്ത് അവളെ ഭയങ്കര അവൾ എന്ത് ചെയ്തു അതുപോലെ അവള് പഠിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചീത്ത പറഞ്ഞിട്ട് അടിക്കാനൊക്കെ പോയി സാറില്ല സാരമില്ല അമ്മ ഒന്നുകൂടെ പറഞ്ഞു കൊടുത്താൽ മതി അവളെ അടിക്കണ്ട ഭയങ്കര ഇതാണ് കേട്ടോ അത് വലിയൊരു ഇതാണ് എന്താ വെച്ചാൽ വേറെ കുട്ടികളെ അടിക്കുകയും ഇതൊക്കെ ചെയ്യുന്നത് സെയിം ഇത് അവളുടെ അടുത്ത് ചെയ്തിരുന്നെങ്കിൽ ഞാൻ വളരെ ബുദ്ധിമുട്ടി പോകും സോ നിങ്ങൾ പറഞ്ഞനുസരിച്ച് എനിക്ക് മനസ്സിലായി വീട്ടില് ഒരു കംപ്ലൈൻസും ഇല്ല ഒരു കംപ്ലൈൻസും ഇല്ല എന്നല്ല എന്താ പറയാ സ്കൂളിൽ നിന്ന് ഈ കിട്ടണ അത്രയും ഇത് വീട്ടിൽ അത്രയും ഇല്ല പിന്നെ അടുത്ത വീട്ടിൽ കളിക്കാൻ വിട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്കൂളിൽ പറയണ ഈ ഇതൊക്കെ തന്നെയാണ് ഞാൻ കണ്ടത് വീട്ടില് വീട്ടില് നിങ്ങൾ നാല് പേരുടെ ഇടയില് അങ്ങനെ ഒരു മിസ്ബിഹേവിയർ വേറെ അനാവശ്യമായിട്ടുള്ള ടോപ്പിക് ഫുള്ളില്ല നല്ല കുട്ടിയൊന്നും പറയാനൊന്നുമില്ല ഈ പ്രായത്തിൽ കുറച്ച് ഇല്ല വീട്ടിലേക്കും ഇല്ല സോ സ്കൂളിൽ മാത്രമാണ് ഇപ്പം നമ്മുടെ കംപ്ലയിൻസ് അത് ടീച്ചേഴ്സ് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വന്നതാണോ അതോ നിങ്ങൾ സ്വയം തോന്നിയിട്ട് ടീച്ചേഴ്സ് പറഞ്ഞിട്ട് തോന്നിയത് ബട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു അങ്ങനെ അവര് പറയണ അത്ര ആ ഒരു അബ്നോർമാലിറ്റി ഒന്നും എനിക്ക് അങ്ങനെ കാണാനില്ല ആ പ്രായത്തിന്റെ കുറുമ്പ് പിന്നെ ഈ അതെല്ലാം സഹിക്കാൻ കാരണം കുട്ടികളെ അടിക്കുക അതൊക്കെ ഒരുവിധം ഇതാക്കുക ഈ ഇല്ല അപ്പൊ ഞാൻ ചോദിച്ചു എന്റെ കാലത്ത് നിന്ന് ചോദിച്ചു എന്താ സിബ് അടിച്ചു അങ്ങനെ അല്ല അവൻ എന്റെ അടുത്ത് അടിച്ചു അവൻ എന്നെ ഇത് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ചെയ്തു അപ്പൊ അവൻ എന്ത് പറഞ്ഞു നീ ചെയ്യോടാന്ന് ചോദിച്ചപ്പോ പിന്നെ അവനൊന്നും പറ്റിയില്ല ഒരു ഇത് ഉണ്ടായിട്ടുണ്ട് പണ്ട് ഇവരിങ്ങനെ കാർ റിമോട്ട് കൺട്രോളിൻ്റെ കാർ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ അത് ഇതിലിടിച്ച് പൊട്ടിച്ചു എന്താ വെച്ച് കഴിഞ്ഞാൽ അന്ന് ശനിയാഴ്ച രാത്രിയാണ് ഞങ്ങൾ പുറത്ത് പോയി വാങ്ങിയത് ഞായറാഴ്ച രാവിലെ എന്നിട്ടിപ്പോൾ ഇത് പൊട്ടിച്ചു പൊട്ടിച്ചെന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ അടുത്തുള്ള താഴെയുള്ള കുട്ടികളെ മേലെ കളിക്കാൻ പറഞ്ഞിരുന്നു അപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു ബാലെന്നെ ചുമരിലിട്ട് അടിക്കാൻ പറഞ്ഞു അപ്പോൾ അടിച്ച് പൊട്ടിയായിരുന്നു അപ്പോൾ തന്നെ അവൻ വേറെ കുട്ടി പറഞ്ഞു അത് അവിടെ ഇട്ടിടിക്കാൻ അപ്പൊ ഇടിച്ച് ഞാൻ പൊട്ടിച്ച് പറഞ്ഞു അപ്പൊ ഇവര് ചോദിച്ചു അവൻ എടുത്ത് താഴെ ചാടാൻ പറഞ്ഞു നീ ചാടോടാ ചോദിച്ചു അതുപോലെ കൊറേ അതുപോലെ ആ വഞ്ചിൻ്റെത് അവൻ ആ ഒരു ഇതിൽ ഇവൻ രക്ഷപ്പെട്ടത് ആ കുട്ടിയെ പറഞ്ഞു പിന്നെ എല്ലാവരും അവനിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ആ തേർഡ് സ്റ്റാൻഡേർഡ് പഠിക്കുന്ന കുട്ടിക്ക് ആ ഒരു ഇത് വരാ വരരുതല്ലോ പൈസ കൊടുത്ത് ചെയ്യിപ്പിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇത് കുട്ടികൾക്ക് വരരുതല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ സംഭവത്തിൽ നിന്ന് അവൻ അങ്ങനെ രക്ഷപ്പെട്ടതാണ് അല്ലെങ്കിൽ അത് വലിയൊരു ഇതായ സ്കൂളിൽ സോ സ്കൂളിൽ കംപ്ലയിൻസ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഉള്ളത് സോ സ്കൂളിൽ അങ്ങനെ റിപ്പോർട്ടോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടോ അവര് ഇല്ല ഇവര് ഒന്ന് കൗൺസിൽ ചെയ്തിട്ട് എന്താണെന്നൊന്നും ഇതാക്കാൻ പറ്റില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ അവന് ഹയർ സ്റ്റാൻഡേർഡിലൊക്കെ അവൻ അറിയാതെ ഓരോന്നിങ്ങനെ ചെയ്ത് തെറ്റിൻ്റെ മേലെ തെറ്റിലേക്ക് പോകും ഒന്ന് ഇതാക്കാൻ പറഞ്ഞു വീട്ടില് വീട്ടില് നിങ്ങൾ ഇതിനെപ്പറ്റി സംസാരിക്കുകയോ ചെയ്തോ ആദ്യയുടെ അടുത്ത് അഡ്വൈസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് അങ്ങനെ ആണോ അതോ ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ സ്കൂളിൽ <clears throat> നിന്ന് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ എന്താ ചെയ്യാൻ കാരണം അങ്ങനെ അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ ഇന്ന് രാവിലെയാണോ സാർ വന്നത് ചെന്നൈയിൽ ചോദിച്ചു അവൻ വേറെ കുട്ടികളുടെ ബ്ലെയിം ചെയ്തിട്ട് അവൻ എന്താ പ്രോബ്ലം അവൻ സത്യം പറയണോ ഇല്ല നുണ പറയണോ അറിയാൻ ചെയ്യാൻ പറ്റില്ല ഈ പ്രായം അതല്ലേ ഒന്നും പറയാൻ പറ്റില്ല വളരുന്ന പ്രായം നമുക്ക് എല്ലാ എല്ലാ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ നിങ്ങൾ വലിയ കാര്യമാണ് കാരണം ഇത്ര വലിയ കംപ്ലയിൻസ് ഒക്കെ കേട്ടിട്ടും ആദിയുടെ മേലിൽ നിങ്ങൾ ആ ആദിയിൽ ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള ഒരു സ്റ്റെപ്പായിട്ടാണല്ലോ ഇവിടെ വന്നേക്കുന്നത് സോ അതിന് എന്നാ I really appreciate both of you because usually parents അങ്ങനെ ചെയ്യാറില്ല അത് പിന്നെ ഈ തേർഡ് സ്റ്റാൻഡേർഡിലുള്ള ചൈൽഡ് ഇങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം സ്കൂളിൽ നിന്ന് കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ പോലും അവർ ആ പ്രായത്തിന്റെ കുറുമ്പായിട്ട് കണ്ടുവിടുകയുള്ളൂ പക്ഷേ അവർ ഞങ്ങൾ അത് അങ്ങനെ പറയും ഇവര് അങ്ങനത്തെ ഒരു ഹൈപ്പർ ആക്ഷൻ ഇല്ല ഞാൻ എന്താ വെച്ചാൽ ബേസിക്കലി ഞാൻ സ്കൂളിൽ ഇതേപോലെ തന്നെയൊക്കെ ആയിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ കോളേജ് സ്റ്റഡീസ് എഡ്യൂക്കേഷൻ അതൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ ആയപ്പോൾ അതങ്ങനെ ഗ്രാജുവലായിട്ട് ഇതായി പോയി പക്ഷെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്താ പറയാ അമ്മ പറയണത് ഇവനൊന്നുമല്ല എന്ന് വിരമിച്ച് നോക്കുമ്പോൾ അവനൊന്നുമല്ല അവൻ അത്രയും ഭയങ്കര എന്ന പ്രണ അപ്പോൾ അവർ എന്നിട്ട് പറയാം അന്നൊക്കെ കൗൺസിലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അങ്ങനെ കഴിഞ്ഞ് അവരുടെ ആ പ്രായം കഴിഞ്ഞ ഒരു ഇത് പക്ഷെ നമുക്കതിങ്ങനെ കൂടുതൽ അതിന്റെ ആ സ്കൂളിൽ നിന്ന് കംപ്ലൈൻസ് കിട്ടുമ്പോഴാണ് നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് മനസ്സിലാവുന്നത് കാരണം പഴയ സ്കൂൾ പോലെ അല്ലല്ലോ ഇപ്പൊ എല്ലാവരും കുട്ടികളുടെ എല്ലാവിധ ഡെവലപ്മെന്റ്സും അവർ ഒബ്സർവ് ചെയ്തുകൊണ്ടല്ലേ ഇരിക്കണേ അപ്പൊ നാച്ചുറലി കംപ്ലയിൻസ് വരാം അതിന് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് നോക്കാം ഇപ്പോൾ ആലോചിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്നുള്ളത് ഞാൻ നല്ല അടിയൊക്കെ കൊടുത്തു നോക്കിയിട്ട് തേർഡ് സ്റ്റാൻഡേർഡിലൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മെയിൻ ഈ കുട്ടികളെ ദ്രോഹിക്കണം ഞാൻ മെയിൻ പറയും എന്താണെങ്കിലും അടുത്ത കുട്ടികൾ അവർ നിന്നെ തല്ലിയ നീ മാമിൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് ചെയ്യുക നീ അവരെ തിരിച്ച് തല്ലാൻ പോകണ്ട പിന്നെ മാം ഒരു ഇത് പറഞ്ഞത് പി ടി ഇതിൽ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കുട്ടി ഇവനെ അടിച്ചു അടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ അടി അടിച്ചു കഴിഞ്ഞപ്പോൾ ആരും കണ്ടില്ല ഈ ഒരു ഈ പറഞ്ഞില്ല മാം ഈ ഒരു ഇൻസിഡൻറ്റിന് ശേഷം എല്ലാവരും ഇവനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അവിടെ അത് അത് വേറൊരു ഇത് അപ്പം മാം പറയാം അപ്പോൾ ഇവൻ എന്ത് ചെയ്തു ഇവന് വേദനിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അവനെ നല്ല അടി അടിച്ചു തിരിച്ച് ആ അടിച്ചത് എല്ലാവരും കണ്ടു എന്നിട്ട് ഇവനെ ഇങ്ങനെ ആദ്യം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഈ മാം പറഞ്ഞത്ര ഇല്ല മാം ആക്ച്വലി അവനാണ് ഇവനെ ആദ്യം ഫസ്റ്റ് ഇതാക്കിയത് അതുകൊണ്ടാണ് ഇതാക്കിയത് പറഞ്ഞു ഇനിയിപ്പോൾ അവനതൊന്നും ശരിക്കും ഞാനതാ പറഞ്ഞു ഞാൻ അവൻ്റെ അടുത്ത് ഇടയ്ക്ക് പറയും നീ ഒരു പ്രാവശ്യം ഇത് ചെയ്ത കാരണം എല്ലാവരും നിന്നായിരിക്കും നോക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ അതൊക്കെ പറഞ്ഞ് അഡ്വൈസ് ചെയ്തു അപ്പം നീ അത്രയും സൈലന്റ് ആയിരിക്കണം പക്ഷെ അവൻ അങ്ങനെ സൈലന്റ് ആയിട്ട് അങ്ങനെ പിടിച്ചിരിക്കണം കാരണം വേറെ കുട്ടികൾ ഇതാക്കി കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവൻ ഇങ്ങനെ എണീറ്റ് ഇവന് അതിൻ്റെ കൂടെ പറ്റും വീട്ടിൽ നാല് പേരും എന്തോരം ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഇവര് ഈ പറഞ്ഞ ശനിയും ഞായറും മാത്രമേ ഉണ്ടാവാറുള്ളൂ പിന്നെ മൂന്ന് പേര് മാത്രമേ സാർ വന്നു കഴിഞ്ഞാൽ സാർ പിള്ളേരുമായിട്ട് പുറത്തു പോകാം കൂടുതൽ അടുപ്പാണ് ഇപ്പൊ ഇവിടെ അതന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ you are very friendly with kids friendly ആയിട്ട് ഈ ഒരു പ്രായത്തിൽ ഒരു പേടി മാം അപ്പോഴല്ലേ അവരത് ശരിക്കും ഓരോരുത്തർക്കും ഓരോ കൺസെപ്റ്റ് നമുക്കിപ്പോ ഓരോ ഓരോരോ വീട്ടിലും ഓരോ അഭിപ്രായത്തിൽ ഇപ്പൊ അവനുമായിട്ട് ഫ്രണ്ട്ലി എന്താ വെച്ച് കഴിഞ്ഞാൽ അവൻ അവനെ അറിയുന്ന ഒരു പ്രായത്തിലാകുമ്പോ ഫ്രണ്ട്ലി ആകുമ്പോ അതൊരു സ്മൂത്ത് ആ ഒരു ഫ്ലോ നല്ലതായിരിക്കും ഇപ്പൊ അത് കുട്ടികൾക്ക് ഇപ്പൊ എന്ന് പറഞ്ഞപ്പോ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തപ്പോ പേടി ഞങ്ങളൊക്കെ അങ്ങനെ വളർന്നതാണ് ഇവര് നേരെ തിരിച്ച് അവര് അവരെ അച്ഛനായിട്ട് ഭയങ്കര ഇപ്പോഴും ഭയങ്കര ഇതാ അതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ അവന് ഇപ്പൊ നമ്മൾ കുറച്ച് ഇത് ഒരു പേടി വേണം അച്ഛൻ നമ്മൾ ഇന്നലെ അവൻ എന്റെ അടുത്ത് രാത്രി ചോദിക്കണം അമ്മ നാളെ അച്ഛൻ വന്ന് എന്നെ അടിക്കുമോ പകുതി അവർ ആ തെറ്റ് ചെയ്യില്ല ഇപ്പൊ അച്ഛനൊന്നും പറയില്ല അമ്മ ഒന്നും ചീത്ത പറയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോ ഓരോ കേസിൽ അങ്ങനെ ആവാലോ മാം ഇപ്പോൾ എനിക്കിപ്പോൾ ആദ്യമായിട്ട് സംസാരിക്കുമ്പോൾ ആദ്യം തന്നെ എനിക്ക് നമുക്ക് കിട്ടണമെന്നില്ല ബിക്കോസ് പിള്ളേരുമായിട്ട് ബിഹേവ് ചെയ്ത് കഴിയുമ്പോൾ അവർ കുറച്ച് നമ്മളോട് അടുപ്പം ഉണ്ടെങ്കിൽ മാത്രമാണ് അവർ ഷെയർ ചെയ്ത് തുടങ്ങുള്ളൂ നമ്മൾ ആദ്യം എന്തുകൊണ്ടാണ് ഇപ്പം നമുക്കറിയേണ്ട ആദ്യം എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടതെന്ന് അത് കഴിഞ്ഞാലാണ് നമുക്ക് നിർത്ത അങ്ങനെ എന്തെങ്കിലും മിസ്ബിഹേവിയർ എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ള സ്റ്റെപ്സ് എടുക്കാം ഞാൻ ആദ്യമായിട്ടും സംസാരിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ എനിക്ക് മാം പഠിച്ച എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒന്ന് പറഞ്ഞുതരാമോ എൻ്റെ ഇപ്പം ഞാൻ എം എ ചെയ്യണം ബി എ ബി എഡ് ഡിസ്റ്റൻസിൽ ചെയ്യുവാണോ അതോ ഡിസ്റ്റൻസിൽ ചെയ്യുവാണോ സാറ് ഞാൻ diploma in electronics and communication engineering അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ ഐ ടി റിലേറ്റഡ് ചെന്നൈയിലാണ് ബേസിക്കലി ചെന്നൈയിൽ ഞാൻ Tata consultancy service T C എസിലാണ് ഗ്രാൻഡ് പേരൻസ് ചെറുപ്പത്തിലേ ചെറുപ്പത്തിലെ ആദ്യം എങ്ങനെയായിരുന്നു ചെറുപ്പത്തിൽ സ്കൂളിലും ഈ രണ്ട് വർഷമായിട്ടാണ് കംപ്ലൈൻസ് ഉള്ളൂ അതല്ല അവൻ പഠിച്ച എല്ലാ സ്കൂളിലും കംപ്ലൈൻസ് ഉണ്ട് എല്ലാവരും കുറുമ്പാണ്, കുറുമ്പ് കുറുമ്പാണ്. തന്നെ കാണിച്ചിട്ടിരിക്കുന്നത് ഇപ്പൊ അവൻ പോണ ഇതില് വണ്ടിയിലും അവര് പറയണ എന്നെ എന്തായാലും കേക്ക് അത് ഒരു വരുന്നുണ്ട് ஆம், உங்களை யாரும் வர சொன்னீங்க இங்க என் அப்பா அம்மா கிட்ட பேசினதுக்கு அப்புறம் கூப்பிட்டுட்டா உங்களை ம்? வெளியில வெயிட் பண்ணு அப்படிங்களா சரி ടോയ്ലറ്റ് പോകണം അവിടെ ചോദിച്ചാൽ മതി ഞാനിപ്പോൾ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഞാൻ തൃശ്ശൂരിൽ ധനലക്ഷ്മി ബാങ്കിലായിരുന്നു സോ അവിടെ നിന്ന് I got job in Chennai so ചെന്നൈയിലായപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ട്രാവലിംഗ് ആയിരുന്നു അപ്പോൾ ഓഫൺ ഞാൻ ഇവിടെ കോയമ്പത്തൂർ സോ ടെമ്പററി അവരെ ഇമ്മീഡിയറ്റ് ഷിഫ്റ്റ് ചെയ്തില്ല സോ ഇവരിവിടെ ഒരു രണ്ട് വർഷം വെച്ചിട്ട് അപ്പൊ കൂടുതലും ട്രാവലിംഗ് ആയിരുന്നു അപ്പൊ പിന്നെ ചെന്നൈയിൽ പെർമനന്റ് ആയിട്ട് ഇരിക്കുമ്പോൾ ഷിഫ്റ്റ് ചെയ്യാന്ന് വെച്ച് പ്ലാൻ ചെയ്തതാ അപ്പോ ജാനുവരി ടൂ തൗസൻഡ് ടെന്നില് പ്ലാൻ സ്കൂളിൽ അവിടെ അഡ്മിഷനൊക്കെ മേടിക്കാൻ വേണ്ടി എല്ലാം മേടിച്ചപ്പോഴേക്കും father met with accident so അത് കഴിഞ്ഞിട്ട് two thousand eleven one and half years bedridden ആയിരുന്നു സോ അത് വരയ്ക്ക് എവറി വീക്കെൻഡ്സ് പോയിട്ട് വന്നുകൊണ്ടിരുന്നു പിന്നെ ലാസ്റ്റ് ഏപ്രിലിൽ ഈ ഗോട്ട് എക്സ്പയർഡ് സോ അതുകൊണ്ടാണ് മെയിൻ റീസൺ ഞങ്ങൾ ഞങ്ങളിങ്ങനെ പിരിഞ്ഞിരിക്കുന്നത് അതിനു മുമ്പ് തൃശ്ശൂർ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു സോ ഈ ടു ഇയേഴ്സ് മാത്രം ടു അല്ല two thousand nine ten eleven five years four years four years five സ്കൂളിൽ പഠിച്ച എല്ലാ സ്കൂളിലും ആദ്യം കംപ്ലയിൻസ് ഉണ്ടായിരുന്നോ L K G U K ജിയിൽ അത്ര തോന്നിയില്ല പക്ഷെ എന്നാലും അപ്പ ആ സമയത്തും ഇതേപോലെ കളിക്കാൻ പോയി കഴിഞ്ഞാൽ പിള്ളേരായിട്ട് അടി പിടിക്കാൻ അടി ഉണ്ടാക്കണം കുടുംബത്തെ അപ്പോൾ ഇതൊക്കെ തന്നെ ആദ്യ അറ്റാച്ച്ഡ് ആണോ അവൻ രണ്ട് എല്ലാരായിട്ടും അവൻ ഫാമിലിയിൽ അറ്റാച്ച്ഡാണ് പക്ഷെ ഞാനിപ്പോ ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ ചെയ്യില്ല അതൊക്കെ അനുസരിച്ചൊക്കെ ചെയ്തോളും പക്ഷെ ഏതെങ്കിലും പിള്ളേരെ കണ്ടു കഴിഞ്ഞാൽ അവൻ ആ കൺട്രോള് സോഷ്യലായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റാനില്ല ബേസിക്കലി അധികം ഫ്രണ്ട്സ് ഉണ്ടോ അവന് വീട്ടിന് താഴെയുണ്ട് പിള്ളേരെ അവരുമായിട്ട് എങ്ങനെയാ അവരൊക്കെ ചില സമയത്ത് എന്താ പറയാ അവരൊക്കെ ആയിട്ട് അടിയാക്കും ചില സമയത്ത് പറയാം എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അവരെന്നൊക്കെ പറയും അങ്ങനെയുള്ള ആ യൂഷ്വൽ ഫൈറ്റ്സ് എല്ലാ പ്രായത്തിലുണ്ട് അതല്ലാണ്ട് വേറെ ഇപ്പൊ ഒരു ഗ്രൂപ്പിലാണെങ്കിൽ ആദ്യം ഇപ്പൊ നമ്മൾ ഒരു ഗ്രൂപ്പിൽ ആദ്യം കൊണ്ട് വിട്ട് കഴിഞ്ഞാൽ ആദ്യം ഫ്രണ്ട്സ് തനിയെ ഫ്രണ്ട്സുമായിട്ട് കളിച്ചു തുടങ്ങും ഫ്രണ്ട്ഷിപ്പായി കളിച്ചു തുടങ്ങും ഫ്രണ്ട്ഷിപ്പായിട്ട് കളിച്ചു തുടങ്ങും അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും അടി ഉണ്ടാകും അടി അത് നാച്ചുറൽ ലേറ്റേഴ്സ് അത് അവൻ തന്നെ പോയി കളിച്ചോളും ഏതെങ്കിലും പിള്ളേരൊക്കെ ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ തന്നെ ഗേൾസുമായിട്ട് ഗേൾസുമായിട്ട് ഗേൾസായിട്ട് അവൻ ഇതല്ല ഇഷ്ടമല്ല ഇഷ്ടമല്ല ഇഷ്ടമല്ല സ്കൂളിൽ ക്ലാസ്സിൽ ഗേൾസുമായിട്ട് അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഇല്ല അങ്ങനത്തെ അങ്ങനെ എന്താ വെച്ചാൽ ഞാൻ ലാസ്റ്റ് വീക്ക് ഒരു ഇൻസിഡന്റ് പറയാം ഇപ്പൊ നമ്മുടെ ഇന്റർനെറ്റ് ഫോട്ടോ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് യാഹു ഓപ്പൺ ചെയ്യും യാഹുവിൽ കുറെ അഡ്വർടൈസ്മെന്റ് ഒക്കെ വരും ഈ ബോളിവുഡ് ആക്ട്രസ് ഡിഗ്നി എന്നൊക്കെ പറഞ്ഞിട്ട് അത് വന്നത് ഇമ്മീഡിയറ്റ് ആവുന്ന കൈ ഇങ്ങനെ പൊത്തി വെക്കുക ഈ ഏജിൽ വളർന്നുകൊണ്ടിരിക്കുകയല്ലേ ആദി അങ്ങനെ ഒരു എഡ്യൂക്കേഷൻ കൊടുത്തിട്ടുണ്ടോ വീട്ടിൽ എപ്പോഴെങ്കിലും ഇല്ല അങ്ങനെ ഞങ്ങൾ ഇതിനെ കുറിച്ച് കൂടുതൽ ഇത് ചെയ്യാറില്ല ചെയ്യാറില്ല അങ്ങനെ എന്തെങ്കിലും വന്നാൽ പോലും ഞങ്ങൾ മൈൻഡ് ചെയ്യാറില്ല മൈൻഡ് ചെയ്യാണ്ട് കുട്ടികളെ സാറിൻ്റെ അഭിപ്രായം എന്താ ഇതുപോലെയുള്ള എഡ്യൂക്കേഷൻ സാറിന് കുട്ടികൾക്ക് കൊടുക്കണം എന്നാണോ അതോ ഇല്ല എന്നെ എന്നെ സംബന്ധിച്ചോളം കൊടുക്കാൻ ഇപ്പോൾ ഈ സ്റ്റേജ് ആയിട്ടില്ല കൊടുക്കാൻ അനന്തരം അനന്തരം ഒരു സെവൻത് എയ്ത്ത് ഒക്കെ ആകുമ്പോൾ കൊടുക്കാന്നാണ് എൻ്റെ ഒരു ബിക്കോസ് സാർ തന്നെ ആലോചിച്ചിട്ട് പറയാം സിക്സ് എന്നൊരു വേർഡ് ആദ്യം അത് സെക്സ് എന്ന് കേൾക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ആദ്യക്ക് എന്തോ അറിയണമെന്നുണ്ട് ആദ്യക്ക് അപ്പോൾ എനിക്ക് തോന്നുന്നത് you are the best teacher as a parent you are the best teacher കുറച്ച് നാൾ ഒബ്സർവ് ചെയ്ത് നോക്കുക അത് കഴിഞ്ഞ് ഇഫ് പോസിബിളിന് you start talking with it or more കുറച്ച് ഇപ്പോൾ ആദ്യം നമ്മൾ ഈ ഈ ഏജ് എന്ന് പറയുമ്പോൾ ആദ്യം he does want to be considered as a small child ആദ്യം വളർന്നുകൊണ്ടിരിക്കില്ല അപ്പോൾ അവന് ഒരു ഐഡൻറ്റിറ്റി വന്നു തുടങ്ങി അവന് ഞാനും വലിയ കുട്ടിയാവുക അപ്പോൾ എനിക്കും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അറിയണം ക്ലാസ്സിൽ ചിലപ്പോൾ അതൊക്കെ ഡിസ്കസ് ചെയ്യേണ്ടാവുകയോ അപ്പോൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ ആയിരിക്കും പോസിബിലിറ്റീസ് അപ്പോൾ ഒന്നും അങ്ങനെ കറക്റ്റായിട്ട് ഇത് ചെയ്ത് പറയാൻ പറ്റില്ല but natural this what generally happens ഒന്ന് എനിക്ക് മാത്രം ഒന്നും അറിയാൻ പാടില്ല അപ്പോൾ നാച്ചുറലി എന്നാ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും എന്തൊക്കെയോ അറിയാം അതൊക്കെ ഞാൻ എല്ലാവർക്കും പറയണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചാൻസ് ഉണ്ടാവും ബട്ട് നിങ്ങൾ ആലോചിച്ച് സാറിന് അറിയാം എന്നെക്കാളൊക്കെ നന്നായിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒബ്സർവ് ചെയ്ത് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ യൂഷ്വലി ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മളായിട്ട് അവനെ കൊണ്ട് ഇതാക്കണമെന്ന് ഇതായിട്ട് ഞാൻ അങ്ങനെ ഇതായിട്ട് വിട്ടേക്കും ടി വിയിൽ അങ്ങനെ വൾഗറായിട്ടൊക്കെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ ഞാനും മൈൻഡ് ചെയ്യാറില്ല അത് ചാനലും മാറ്റാറില്ല അത് ഒന്നും മാറ്റാറില്ല അങ്ങനെ ഞാൻ ഇതാക്കി മൈൻഡ് ചെയ്യാൻ കുട്ടികളെ ഇപ്പൊ അന്ന് നമ്മളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഉള്ള കാലം വേറെ ഇപ്പൊ ഉള്ള കാലം വേറെ അപ്പൊ അതിനനുസരിച്ച് നമ്മളും എല്ലാ പേരൻസും മാറണമെന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം അത് നിങ്ങൾ രണ്ടുപേരും ഡിസൈഡ് ചെയ്തിട്ട് പറയാം ഇപ്പോൾ നമ്മളിൽ നിന്നുണ്ടാവുന്ന ഓരോ ഒരു ചെറിയ അപ്പോൾ സപ്പോർട്ട് എന്ത് ചെയ്യുമ്പോൾ തെറ്റാണെങ്കിലും ശരിയാണല്ലോ എന്ന് അച്ഛനും അമ്മയും പറഞ്ഞറിയുമ്പോൾ അവൻ ആദ്യം അത് കോൺഫിഡൻസ് ഉണ്ടാക്കും അപ്പം നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ തന്നെ തീരുമാനം എടുക്കുക എന്താ ചെയ്യേണ്ടത് ബാക്കി നമുക്ക് ആദ്യമായിട്ട് സംസാരിച്ച ശേഷം നമുക്ക് ആലോചിക്കാം നിങ്ങൾ പറഞ്ഞതിൽ വെച്ച് ഇതാണ് എനിക്ക് മനസ്സിലായേക്കുന്നത് സ്കൂളിലുള്ള കംപ്ലൈൻസ് ഇത് എസ്പെഷ്യലി മെയിനായിട്ട് ഞാൻ എൻ്റെ ഒരു ഇതിൽ നോക്കി എല്ലാവരുടെ അറ്റൻഷൻ അവനായിട്ട് അറ്റൻഷൻ അതെന്തുകൊണ്ടാണ് സാറിന് തോന്നുന്നത് അത് ഞാനൊരു ഇതുപോലെ അവനൊരു വിചാരം എന്താ പറയാ അവൻ ഡോമിനേറ്റ് ചെയ്യണം അങ്ങനെ ഒരു ഡോമിനേഷൻ അങ്ങനെയുള്ള ഒരു ഡോമിനേറ്റിംഗ് ക്യാരക്ടർ അല്ല അല്ല അത് എന്തുകൊണ്ടായിരിക്കും അവന് ഡോമിനേറ്റിംഗ് ക്യാരക്ടർ എനിക്ക് വേണം അങ്ങനെയില്ല അവന് നമ്മൾ കളിക്കുമ്പോൾ ഞാൻ തന്നെ ഫസ്റ്റ് ബാറ്റിംഗ് വേണം ഞാൻ തന്നെ ഫസ്റ്റ് ബോളിംഗ് ചെയ്യണം ഇല്ല അങ്ങനെയൊന്നും വലിയ വലിയ വലുതായിട്ടില്ല കുറെ കുട്ടികൾ ഞാൻ കണ്ടിട്ടുണ്ട് അവർ ഭയങ്കര ഡോമിനേറ്റ് ഞാൻ ഫസ്റ്റ് ബാറ്റ് ചെയ്യണം ഫസ്റ്റ് ബോൾ ഇവന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് ആദ്യമായിട്ട് സംസാരിച്ചതിന് ശേഷം നമുക്ക് ആദ്യം വിളിക്കും എടുത്ത് കൊടുക്കുക അമ്മയുടെ ബാഗ് എടുത്ത് കൊടുക്കുക പേടിയുണ്ടോ ആദിക്ക് പേടിയുണ്ടോ ആദിക്ക് ഇത് എന്തിനാ ഇവിടെ വന്നേക്കണേ അറിയത്തില്ലേ അനിതയുടെ പേരെന്തെന്നാ ദിയ ദിയ എന്താ പറഞ്ഞേ യുവാർദിയിലൊരു അയ്യോ കൊച്ചിന്റെ പേര് പറഞ്ഞല്ലോ ആകാശിനെ അറിയാവോ ആകാശ് സെവൻ സ്റ്റാൻഡേർഡില് അറിയോ ആണോ ആകാശിന്റെ വീട് എവിടെയാണെന്ന് അറിയാവോ ആകാശിന്റെ വീട് വീട് എൻ്റെ അടുത്താ ആകാശിനെ എനിക്കറിയത്തില്ല ബട്ട് ആകാശിനെ കണ്ടിട്ടുണ്ട് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് ആദ്യം ആദിത്യ എന്നാണോ ആദി എന്നാണോ ആദിത്യ എന്നാണോ പേര് ആദി ആദിത്ത് എന്തെന്നാ വീട്ടിൽ വിളിക്കണേ വീട്ടിൽ വിളിക്കണേ എന്തെന്നാ അയ്യോ ഞാൻ ശ്രീകുട്ടാന്ന് വിളിക്കട്ടെ ഏ ശ്രീകുട്ടാന്ന് വിളിക്കട്ടെ ഞാൻ കളിച്ചോ അത് കളിച്ചു കഴിഞ്ഞോ ഞാൻ വന്നിട്ട് പോയില്ലേ ഒരു അതിന് മാളു എന്നാണോ പ്രിയ ദിയെ വിളിക്കണേ ശ്രീകുട്ടന് മാളു ആണോ തന്നെ സുധന്യനാവുന്നിട്ട് അവളെ കളിക്കാൻ അവൾക്കറിയാം പക്ഷെ വന്നിട്ട് അവൾ വാണ വെച്ച് അവളെ കിടക്കി വെച്ചതാണ് ഇന്നും തന്നെ ഞാൻ കളിക്കും ഒരു പേപ്പറിൽ എന്തോ ചെയ്തിരുന്നപ്പോൾ കിടക്കി വെച്ചു ആണോ അപ്പൊ നിങ്ങൾ തമ്മിൽ കളിക്കാറില്ലേ നിങ്ങൾ തമ്മിൽ കളിക്കാറില്ലേ കളിക്കും എൻ്റെ അച്ഛൻ എനിക്ക് ഹാർട്ട് ഫീൽസ് ഹാർട്ട് ഫീൽസ് അവിടെ അവിടെ പോയിട്ട് വാങ്ങി തന്നു അത് വെച്ച് ഞാൻ കളിക്കുമ്പോ ആ ട്രാക്ക് എല്ലാം എടുത്തെടുത്ത് കൊടുക്കുന്നു അവള് ഞാൻ മാട്ട അവള് എടുക്ക പിന്നെ വീട്ടിൽ എന്തൊക്കെ ചെയ്യും ആരാ ബെസ്റ്റ് ഫ്രണ്ട് അതിന് ഗൗതമൻ ബാല ഗൗതമൻ ബാല അവർ രണ്ടുപേരും മാത്രമേ ഫ്രണ്ടില്ല വേറെ ഒരുത്ത ഫ്രണ്ടില്ല ഒരുത്തൻ സേതു പറഞ്ഞുണ്ടോ അത് വന്നിട്ട് ഒരു നാൾ വന്നിട്ട് ഒരു അവൻ വന്നിട്ട് എന്റെ കുറല് പിടിച്ചു അതുകൊണ്ട് അന്ന് തൊട്ട് ഫ്രണ്ടേ അല്ല അന്ന് തൊട്ട് ബാല എൻ്റെ അടുത്ത് പോവാന്ന് അന്ന് തൊട്ട് ബാല എൻ്റെ അടുത്ത് കുറച്ച് നാൾ കഴിഞ്ഞ ഫ്രണ്ടായപ്പോൾ അവന്റെ കൂടെ സേതുവിന്റെ കൂടെയും ഫ്രണ്ടായിരുന്നു അപ്പോൾ വന്നിട്ട് സേതു വന്നിട്ട് ബാല ബാലൻ്റെ അടുത്ത് ഡൂടാൻ പറഞ്ഞപ്പോൾ ഒരു നാൾ ബാല ഒരു ഗണ്ണ് ഉണ്ട് ഗണ്ണ് ഒരു സാധനമുണ്ട് അത് വീട്ടിൽ സേതുവിൻ്റെ വീട്ടിൽ എറിയേണ്ടി വിട്ടപ്പോൾ അവൻ്റെ തലയിലൂടെ അടിച്ചിട്ട് ഫ്രണ്ട് മാറി ഇന്നലെ അതുകൊണ്ട് ഇനി ഇനിമേൽ അവൻ്റെ കൂടെ ചേരില്ല പറഞ്ഞിട്ട് എൻ്റെ കൂടെ ചേർന്നില്ല അവൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടേരില്ല പിന്നെ അവന് ഒരുത്തം ഫ്രണ്ട് കൂടെ ഉണ്ടാവില്ല സേതു കൊണ്ട് അവൻ ഒരു ഗ്യാങ് വെച്ചിട്ടുണ്ട് നസീദുന ഓരോരോ ഏരിയ ഉണ്ട് അവിടെ ഒരു ഗ്യാങ് വെച്ചിട്ടുണ്ടാവും സ്കൂൾ ഏരിയ ഉണ്ടോ സ്കൂളിൽ ഇല്ല ഏരിയയിൽ ഫുള്ള് ഗ്യാങ് ആണ് ഒരുത്തൻ ഒരുത്തൻ വന്നിട്ട് വിശാന്ത് ഞാനും വിശാന്തും ബാലാവും തന്നെ കളിക്കില്ല വേറെ വേറെ ആരും വരില്ല ഗൗതമും കളിക്കും ചില ടൈംസ് അവൻ വരില്ല കാരണം വന്നിട്ട് അവനാണ് അവൻ വന്നിട്ട് കുളിക്കാൻ പോകും കുളിക്കാനോ കുളിക്കാനല്ല അവൻ വരില്ല എനിക്കറിയില്ല എന്താണെന്ന് ആണോ ഗൗതം പാലം വീടിന്റെ അടുത്താണോ ആദ്യത്തെ വീടിന്റെ അടുത്താണോ സ്കൂളിൽ അല്ല സ്കൂളിലും അല്ല വീട്ടിലും അല്ല ഞങ്ങളൊരു ബിൽഡിംഗ് ഉണ്ട് ആ ബിൽഡിംഗിൽ മൂന്ന് മൂന്ന് കെട്ടിടം ഉണ്ട് മേലെ ക്ലാസ്സിൽ ആരൊക്കെയാ ബെസ്റ്റ് ഫ്രണ്ട് ക്ലാസ്സിൽ ചിലവർ വരുന്നു ചിലവർ വരുന്നു ക്ലാസ് ബെസ്റ്റ് ഫ്രണ്ട് ഇല്ലേ എനിക്ക് ക്ലാസ്സിൽ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നില്ല അതിന് ക്ലാസ്സിൽ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടാക്കിയാലേ പ്രോബ്ലം അതിന് കാരണം വന്നിട്ട് ചില ടൈംസ് ബെസ്റ്റ് ഫ്രണ്ട് ആയ കുറച്ച് നാൾ കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിഞ്ഞാൽ അത് ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് പോയാൽ ക്ലാസ്സിൽ ഫ്രണ്ട് ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ ഫ്രണ്ട്സെ പിടിക്കുന്നില്ല best friend fifth fifth class ഫോർത്തിൽ പോയി കഴിഞ്ഞാൽ ഫ്രണ്ട് ഉണ്ടാവില്ലേ ഞാൻ ഞാൻ ക്ലാസ്സിൽ ഫ്രണ്ട് ആ ഫ്രണ്ടിനെ ഓ ഇപ്പൊ ഫ്രണ്ട്സ് ആയി കഴിഞ്ഞാൽ ക്ലാസ്സിൽ പോകുമ്പോൾ ആ ഫ്രണ്ട്സിനെ കിട്ടില്ല എന്നോ അവർ വേറെ വേറെ പോകും അല്ലെങ്കിൽ സ്കൂൾ മാറ്റും ഓ അപ്പോൾ ഒരു ക്ലാസ്സിൽ ഫ്രണ്ട്സ് ഇല്ലേ അപ്പോൾ അപ്പോൾ ഒരു ക്ലാസ്സിൽ ഫ്രണ്ട്സ് അപ്പോൾ ക്ലാസ്സിൽ അടുത്തിരിക്കണോ ആരാ ఉతరం రాము సదాతు రాము సదాతు రాము రాము సదాతు పుల్ నే వానో ఉతనే ఓకే వెరీ గుడ్ క్లాస్ల ఎగ్జామ్ కు కైనే టిషర్ట్ ఎర్జేకనే ఎమర్జెన్సీ హెల్ప్ ఆ ఆర్ క ఎమర్జెన్సీ ఐ యామ్ హంగ్రీ కైచో రావలే రైట్ సోచ కై జోబి నేనదాయి ఎల్ హెల్ప్ ఎమర్జెన్సీ నే కైజేకనే చూ ఎగ్జామ్ కంగెనే ఉంటారు ఎప్పుడు ఎగ్జామ్ కైనే അതിന്റെ വിഷമിക്കുവാണോ ഡി നല്ല മാർക്കല്ലേ ഏതാ നല്ല മാർക്ക് ബി ആണോ നല്ല മാർക്ക് അതോ എയോ ബിയും എയും എ പ്ലസും ഓക്കെ ആദ്യം കിട്ടിയ ഏറ്റവും നല്ല മാർക്ക് ഏതാ ബി ആണ് പിന്നെ ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിൽ സി എൽ ടു എന്താ ഹിന്ദിയാണോ ഓ ലാംഗ്വേജ് ടു ആ പിന്നെ സി ആണോ ആ എന്നാ പഠിക്കാൻ പറ്റണല്ലേ ആദ്യക്ക് ആ പിന്നെ വാങ്ങിക്കാം എല്ലാത്തിനും ബി വാങ്ങിക്കാം എത്ര പ്രാവശ്യം എല്ലാത്തിനും ബി വാങ്ങിക്കുവോ വാങ്ങിക്കത്തില്ലേ വാങ്ങിക്കുവോ എല്ലാത്തിനും ബി എല്ലാത്തിനും ബി കിട്ടുമോ അടുത്ത പ്രാവശ്യം എ പ്ലസ് വാങ്ങിക്കുമോ very good it's nice A plus അടുത്ത പ്രാവശ്യം വാങ്ങിക്കുമോ ഏത് സബ്ജക്റ്റാണ് ഏറ്റവും ഇഷ്ടം മാത്സ് ആണ് ഏറ്റവും ഇഷ്ടം മാത്സിൽ എത്രയാണ് mark plus one cube very good English ഇഷ്ടമാണോ ഇഷ്ടമാണോ ശരി നമുക്കൊരു കാര്യം ചെയ്യാം ആദിത്യയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് എന്നൊക്കെ ഒന്ന് എഴുതി കാണിച്ചു തരാമോ വീട്ടിൽ എത്ര റൂമുണ്ട് അതൊക്കെ ഒന്ന് എഴുതാവോ ശരി എന്തെങ്കിലും എഴുതി കാണിക്കാം എന്നാ എഴുതാൻ പോണേ പറയും അതെഴുതി ഇതെനിക്ക് മനസ്സിലായില്ല ഓ നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണല്ലോ ആദിക്ക് ടീച്ചർ പറയാറുണ്ടോ നല്ലതെന്ന് ടീച്ചർ പറയാറുണ്ടോ നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉണ്ടോ എനിക്ക് എഴുതാനായിട്ട് ഉണ്ടോ വെറുതെ അല്ല നല്ല ഹാൻഡ് റൈറ്റിംഗ് പെണ്ണിലെഴുതിയ കാരണം അതുകൊണ്ടാണ് നന്നായിട്ടുണ്ട് നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണല്ലോ നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണ് താങ്ക് യു ശരി ആദ്യം എന്തിനാ ഇവിടെ വന്നേക്കണേ മമ്മി മമ്മി പപ്പ ഒന്നും പറഞ്ഞില്ലേ നമ്മൾ എവിടെ പോവാന്ന് നിങ്ങൾ എവിടെ പോവാന്ന് എന്നെ പറഞ്ഞേ മിണ്ടാണ്ടൊന്നും ഇരിക്കണം കേട്ടോ ഞാൻ പറഞ്ഞു മിണ്ടാണ്ടിരിക്കാനായിട്ട് മിണ്ടാണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മളെങ്ങനെയാണ് വർത്തമാനം പറയണേ സൈലന്റ് ആയിരുന്ന ഗുഡ് ബോയ് ആണോ ആണോ അപ്പൊ ഞാൻ അപ്പൊ ഞാൻ ഗുഡ് ബോയ് അല്ല ഞാൻ ഗുഡ് ഗേൾ അല്ല അല്ലേ ഇപ്പോ ഞാൻ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ പിന്നെ എങ്ങനെയാണ് സൈലന്റ് ആയിട്ടിരുന്ന ഗുഡ് ഗേൾ ആണ് സൈലന്റ് ആയിട്ടിരുന്ന എങ്ങനെയാണ് വർത്താനം പറയണേ ബാക്കിയുള്ള അടുത്ത് സംസാരിക്കാൻ ആര് പറഞ്ഞു മമ്മി പറഞ്ഞു അപ്പൊ സൈലന്റ് ആയിട്ടിരിക്കണം എന്ന് പറഞ്ഞതോ അത് വന്നിട്ട് ചോദിക്കണമെന്ന് ഉത്തരം പറയാ ആണോ അങ്ങനെ പറഞ്ഞോ ശരി അങ്ങനെയൊന്നും വേണ്ട കേട്ടോ സൈലന്റ് ഉണ്ടെന്ന് ആയിട്ടിരിക്കണ്ട അതിക്ക് വർത്തമാനം പറയാം അപ്പോൾ വർത്തമാനം വർത്തമാനം പറയാനായിട്ടല്ലേ വന്നേക്കുന്നത് അച്ഛനമ്മ ഇഷ്ടമാണോ അതിക്ക് എന്തോരും ഇത്രയും ഇത്രയും ഇത്രയും ഇത്രയും എത്രയും നിറയെ എന്ന് പറഞ്ഞ ഇത്രയും ഇത്ര ഇതാണ് നിറയെ ഇത് നിറയെ നിറയെ ഇത്ര ഉള്ളു നിറയെ അത്ര ഇഷ്ടമാണ് ദിയെ ഇഷ്ടമാണ് ചില എന്നെ ഫ്രണ്ട് ഫ്രണ്ട് എന്താ എന്റെ ഫ്രണ്ട് ഫ്രണ്ട് അല്ല അല്ല എന്റെ ഫ്രണ്ട് ബാല കോംപ്രമൈസ് ചെയ്തിട്ട് ആ വന്നിട്ട് ബാല ആരുമായിട്ട് കോംപ്രമൈസ് ചെയ്യും എന്റെ അടുത്ത് പറയും ഡേ അവൻ കൂടെ ചേരടാന്ന് പറയുമ്പോ ഞാൻ സ്വിച്ച് ചെയ്യും ആരുടെ കൂടെ ചേരടാന്ന് പറയുമ്പോ മാളിന്റെ കൂടെ ആരുടെ കൂടെ മാളിന്റെ കൂടെ മാളിന്റെ കൂടെ ഓ ബാല വീടിന്റെ അടുത്താണോ താമസിക്കണേ അല്ല നിങ്ങളിപ്പോ അപ്പാർട്ട്മെന്റ് അല്ല ഒരു ചെറിയ മൂന്നേ മൂന്ന് സ്ഥലമേ ഉള്ളൂ ഇതാ മേലെ ഒരു ബാല താഴത്തെ പിന്നാലെ പിന്നാലെ ഒരു പിന്നാലെയാണ് ബാല ഇരിക്കുന്നത് ഓ ഓ ബാലയുടെ വീട് പിന്നിലാണോ ഞങ്ങളുടെ വീട് മേലെയാണെങ്കിൽ താഴത്തെ ഒരു വീടുണ്ട് അതിന്റെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ സൈഡിൽ പോയ ഈ സൈഡ് എൻട്രൻസ് അവിടെ ബാല വീട് ബാലയുടെ വീടാണോ അത് ബാലയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് അച്ഛൻ അമ്മ ഗൗതം ആണോ ബാലയുടെ വീട്ടിലാണോ ഗൗതം താമസിക്കുന്നത് അവന്റെ അവന്റെ അവന്റെ അനിയനാണ് ഗൗതം ഓ ബാലയുടെ അനിയനാണോ ഗൗതം ഓക്കെ സ്കൂളിൽ ആരൊക്കെയാ ഫ്രണ്ട്സ് ക്ലാസ്സിൽ ആരൊക്കെയാ ഫ്രണ്ട്സ് ക്ലാസ്സിൽ ഓർത്തും ദ്യോതികറും സർവേഷും പിന്നെ ശങ്കിത്തും സർവേഷ് സർവേഷ് അവൾ ഒരു നാൾ പാർക്കിൽ വന്ന് ഞങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ട് ഇ പാർക്കിൽ കളിച്ചു കളിച്ചു ആണോ ഇഷ്ടമാണോ കളിക്കുന്നത് പിന്നെ ഇഷ്ടം ക്രിക്കറ്റ് ക്രിക്കറ്റാണ് ഏറ്റവും ഇഷ്ടം എനിക്കും ഇഷ്ടം ഫേവറേറ്റ് ക്രിക്കറ്റാണ് ഫുട്ബോൾ ഇഷ്ടമല്ലേ ഫുട്ബോൾ അച്ഛൻ വാങ്ങി തന്നിട്ടുണ്ട് പക്ഷെ ഒരു നാൾ മാളൻ്റെ മൂഞ്ചിയിലൂടെ അടിച്ചിട്ട് അമ്മ മാല എടുത്തു വെച്ചു വെച്ചോ ശരി ശരി നമ്മൾ സ്കൂളിൽ ആ എന്നാ സ്കൂളിൽ എല്ലാവരും എന്ത് പറയണേ കംപ്ലൈൻറ്റ് പറയണ അതി കുറുമ്പ് ചെയ്യണ്ടോ എന്നാ കുറുമ്പ് ചെയ്യണേ ആണോ ഗുഡ് ബോയ് ആവാൻ തീരുമാനിച്ചോ എന്നാ ചെയ്യണം ഫസ്റ്റ് എന്നാ ചെയ്യണേ ഗുഡ് ബോയ് ആവാനായിട്ട് ക്ലാസ്സിൽ പോയി സൈലൻ്റ് ആയിരിക്കണം ഫാസ്റ്റ് എഴുതണം ടെസ്റ്റിൽ ഗുഡ് മാർക്ക് എഴുതണം ടെസ്റ്റിൽ ഗുഡ് മാർക്ക് എഴുതിയ അച്ഛൻ എനിക്ക് ഇത് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട് P S P P S P O P S P ആ very good okay so Friday തൊട്ട് ഗുഡ് ബോയ് ആവാൻ തീരുമാനിച്ചേക്കുവാണോ സോ പറഞ്ഞോ മമ്മി അച്ഛനടുത്ത് അടുത്ത് പറഞ്ഞോ ഗുഡ് ബോയ് ആവാൻ തീരുമാനിച്ചേക്കുവാന്ന് എന്നിട്ട് ക്ലാസ്സിൽ ഗുഡ് ബോയ് വാങ്ങിച്ചു ആണോ ആരാ പറഞ്ഞ ഗുഡ് ബോയ് തന്നേ അതിൽ രണ്ടേ രണ്ട് പീരീഡ് മാത്രമേ ഇരുന്നുള്ളൂ വേറെ പീരീഡിൽ വന്നിട്ട് ഞാൻ വന്നിട്ട് ഒരു മാം വന്നിട്ട് ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പഠിക്കുന്ന കുട്ടികളിനെല്ലാം ഒരു ടെസ്റ്റ് ഉണ്ടാവും അത് മതി എനിക്ക് തന്നു അത് ഞാൻ ഫില്ല് ചെയ്തു എന്നായിരുന്നു ടെസ്റ്റ് അറിയില്ല നിറയെ പേജ് ഉണ്ട് നിറയെ പേജ് ഉണ്ടായിരുന്നോ അപ്പൊ എങ്ങനെ എന്നാ ഫില്ല് ചെയ്തേ ഒരു ടു അവേഴ്സ് ആയി ടു അവേഴ്സോ എന്ത് എക്സാം ആയിരുന്നു അത് എന്നാ എഴുതി ഇംഗ്ലീഷ് ആണോ എഴുതിയത് അത് തമിഴ് എഴുതിയോ ഇംഗ്ലീഷ് എന്തോ തന്നു ഒരു പിക്ചർ എല്ലാം തന്നിട്ട് അത് ഫിൽ ചെയ്യാൻ പറഞ്ഞു ട്രയാങ്കിൾ എല്ലാം തന്ന് ഫിൽ ചെയ്യാൻ പറഞ്ഞു അത് ഞാൻ ചെയ്തു പിന്നെ ഇഷ്ട ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ മാഗി ആഹാ മാഗി എന്താ മസാലയാണോ ക്ലാസിക്കോ വെജാണോ ചിക്കനാണോ അങ്ങനെയൊന്നുമില്ല മാഗി എന്തായാലും കുഴപ്പമില്ല അല്ലേ ചിക്കൻ നൂഡിൽസ് ആണോ വെജിറ്റബിൾ നൂഡിൽസ് ആണ് ഇഷ്ടം ആണോ വെരി ഗുഡ് വെജിറ്റബിൾസ് കഴിക്കുമോ എല്ലാ വെജിറ്റബിൾസും കഴിക്കുമോ ഇന്നലെ വന്നിട്ട് അമ്മ എനിക്ക് ഒരു കൂട്ടാനും ഇതും തന്നു ഇത് ഞാൻ ഞാൻ വെജിറ്റബിൾ ഇതിൽ മോർ കൂട്ടാനും വെച്ചിട്ടാണ് തിന്നത് ആണോ വെരി ഗുഡ് എല്ലാ വെജിറ്റബിൾസ് എല്ലാം കഴിക്കുമോ ആദി വെരി ഗുഡ് യൂഷ്വലി ആരും അങ്ങനെ കഴിക്കാറില്ല so very good boy try ചെയ്തോട്ട് അപ്പോൾ ഗുഡ് ബോയ് ആവാൻ തീരുമാനിച്ചു അപ്പൊ നമ്മൾ ഗുഡ് ബൈ ആവാൻ തീരുമാനിക്കും നമ്മൾ എന്നെ ഫസ്റ്റ് ചെയ്യണ്ടേ പഠിക്കണം ഫസ്റ്റ് അത് മാത്രം ചെയ്താൽ ഗുഡ് ബോയ് ആവോ പിന്നെ എന്നാ ചെയ്യണ്ടേ സൈലന്റ് ആയിരിക്കണം ഓക്കെ അപ്പം നമുക്കൊരു കാര്യം ചെയ്യാവോ ആദ്യം എല്ലാവരും തല്ലുവോ അതിന് തല്ലത്തില്ലല്ലോ ഫ്രൈഡേ തൊട്ട് ഫ്രൈഡേക്ക് മുമ്പ് തല്ലാറുണ്ടോ എന്തിനായിരുന്നു എല്ലാവരും തല്ലിക്കൊണ്ടിരുന്നത് അതെല്ലാവരും എന്നെ എല്ലാവരും എന്നെ കിണ്ടൽ ചെയ്യുമ്പോൾ എനിക്ക് ദേഷ്യം വരും എന്നാന്ന് പറഞ്ഞ മാമിൻ്റെ അടുത്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കും വിശ്വസിക്കില്ലേ എന്നാ എന്നാ ഇത് ചെയ്യണം കിൻഡൽ ചെയ്യണം എല്ലാവരും എല്ലാവരും തമിഴ് ക്ലാസ്സിൽ ഒരുത്തം വന്നിട്ട് ഒരു ബാഡ് വേർഡ് പറഞ്ഞു അപ്പം മാമിൻ്റെ ബാഡ് വേർഡാ പറഞ്ഞേ പറയാ എനിക്കറിയത്തില്ലല്ലോ അതുകൊണ്ടാ ചോദിച്ചേ അതെങ്ങനെയാണ് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു അച്ഛൻ വന്നിട്ട് മാം പ്രിൻസിപ്പൽ മാമിൻ്റെ അടുത്ത് കംപ്ലൈന്റ് എഴുതിട്ട് അത് വലിയ പ്രശ്നം ആരാ ബാഡ് വേർഡ് പറഞ്ഞേ ഒരുത്തൻ അവന്റെ പേര് വന്നിട്ട് സംഗീത് അല്ല സംഗീതന്റെ ഫ്രണ്ട് ആ മോഹിത് മോഹിത് ആ വന്നിട്ട് എന്നെ എന്തിനൊക്കെ ആരെ പേടിക്കണേ എന്താ പറഞ്ഞേ ആണോ അത് ബാഡ് വേർഡ് ആണോ ആരാ അങ്ങനെ ആരെടുത്തും ആരെയാ പേടിയാ ആദിക്ക് മാത്രമേ ഉള്ളൂ ക്ലാസ്സിൽ അവനെ പറഞ്ഞിട്ട് അവൻ മാമിന്റെ അടുത്ത് ലേസിൽ എണീക്കുമ്പോഴേക്കും അവൻ പറയും അവൻ പറഞ്ഞത് അവൻ എനിക്ക് തിരിച്ചു തരണം മാം അവൻ കേട്ട വാർത്തയെല്ലാം പേസറാന്ന് പറഞ്ഞിട്ട് മാട്ടി വിടുന്നു എന്നിട്ട് ഒരു നാൾ വന്നിട്ട് എന്നെ പട്ടി ശബമയെല്ലാം പറഞ്ഞപ്പോൾ ഞാൻ വന്നിട്ട് മാമിൻ്റെ അടുത്ത് മാട്ടി കൊടുക്കാം എണീച്ച് എണീക്കുമ്പോൾ മാമിൻ്റെ അടുത്ത് പറയുമ്പോൾ അവൻ അതിൻ്റെ മുമ്പേ പറഞ്ഞു മാം വീട്ടുകാരുന്നു പട്ടി ശബ കൊണ്ടിയെല്ലാം ആക്ച്വലി മോഹിത്താണോ ബാഡ് വേർഡ്സ് എല്ലാം യൂസ് ചെയ്യണത് മോഹിത് ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണോ അപ്പോൾ ആദ്യം ഒന്നും ചെയ്യാറില്ലേ ബാഡ് വേർഡ്സ് ഒന്നും യൂസ് ചെയ്യാറില്ലേ യൂസ് ചെയ്യണ്ടോ യൂസ് ചെയ്യേണ്ട തെറ്റാണോ ഇതാണോ ഫ്രൈഡ് ഒന്നും ചെയ്യാറില്ല okay very good that's good boy അപ്പോൾ അപ്പോൾ നമുക്ക് ഇത് ചെയ്യാമോ നെക്സ്റ്റ് ടൈം എന്നെ കാണാൻ വരുമ്പോഴേ എനിക്കൊരു കാര്യം ചെയ്തുകൊണ്ട് വരാമോ ഒരു പേപ്പറിൽ Monday Tuesday Wednesday Thursday Friday ഒരു പേപ്പറിൽ ആദ്യം ചെയ്ത നല്ല കാര്യങ്ങളെല്ലാം നല്ല കാര്യങ്ങളെല്ലാം മൺഡേ എന്നെ എന്തെന്ത് ഗുഡ് തിങ്സ് ചെയ്തു ട്യൂസ്ഡേ എന്നെ ഗുഡ് തിങ്സ് ചെയ്തു വെനസ്ഡേ എന്ത് ഏത് ഗുഡ് തിങ്സ് ചെയ്ത് തേഴ്സ്ഡേ എന്തൊക്കെ ഗുഡ് തിങ്സാണ് ചെയ്ത് ഫ്രൈഡേ എന്തൊക്കെ ഗുഡ് തിങ്സാണ് ചെയ്ത് എഴുതിക്കൊണ്ട് വരുമോ എത്ര ഗുഡ് തിങ്സ് എഴുതിക്കൊണ്ട് വരും ten okay Monday ten Tuesday ten അതെപ്പോ കൂടെ വേണ്ട ഗുഡ് തിങ്സ് ഗുഡ് ബോയ് അല്ലേ അപ്പൊ ഇനി എല്ലാം ഗുഡ് ഗുഡ് ആയിട്ടല്ലേ ചെയ്യുള്ളൂ നല്ലതാ സ്കൂളിൽ എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നു സ്കൂളിൽ സ്കൂളിൽ സ്വിമ്മിംഗ് ഉണ്ട് പക്ഷേ എനിക്ക് ഇയർ പ്രോബ്ലം ചെവിയിൽ വെള്ളം പോകാൻ പാടില്ല അവർ ഇയർബഡ്സ് എല്ലാം അച്ഛൻ വാങ്ങിച്ചിട്ടുണ്ട് ഇയർബഡ്സ് ഇട്ടിട്ട് പോയൊന്നും ആവില്ല പക്ഷെ അമ്മ കൊടുന്നില്ല ഇയർബഡ്സ് ശരി നമുക്ക് ഒരു ഒരു മാസം കഴിഞ്ഞ് നമുക്ക് നോക്കാം അപ്പോൾ if when you behave as a good boy അപ്പോൾ I let you mother I last you mother to go for to let you first swimming അത് നമ്മളൊരു ഡീലാണത് എന്ത് എന്തൊക്കെ എന്താ നമ്മുടെ ഡീല് പറഞ്ഞേ എപ്പോ എഴുതും അത് മണ്ടേ തൊട്ട് എപ്പോ എഴുതും രാവിലെ ആണോ എഴുന്നേറ്റ ഉടനെയാണോ രാത്രി കിടക്കുന്നതിന് മുമ്പാണോ സ്കൂളിൽ പോയിട്ട് വന്നിട്ട് വൈകുന്നേരം വൈകുന്നേരം സ്കൂളിൽ പോയിട്ട് വന്നേ ഓക്കെ കിടക്കുന്നതിന് മുമ്പ് എഴുതുമോ before you go to bed you write അപ്പോൾ അതിന് അപ്പൊ എന്ത് ചെയ്യാൻ പോവാ രാത്രി അമ്മ ചെയ്യണല്ല രാത്രി കിടക്കണതിന് മുമ്പ് കിടക്കുന്നതിന് മുമ്പ് എഴുതി വെക്കുവോ എഴുതി വെക്കുവോ എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പ് ടെൻ ഗുഡ് തിങ്സ് അന്ന് ചെയ്ത് രാവിലെ തൊട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കണം എന്നൊക്കെ രാവിലെ എന്നൊക്കെ ചെയ്തു പിന്നെ എന്തൊക്കെ ഗുഡ് തിങ്സ് ചെയ്തു കേട്ടോ പിന്നെ സോ ഇത് നമ്മൾ തമ്മിലുള്ള ഡീൽ നെക്സ്റ്റ് ടൈം കാണാൻ വരുമ്പോൾ എഴുതി വെക്കണം എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പ് എഴുതി വെച്ചു പോകണം കേട്ടോ സോ അച്ഛൻ്റെ അമ്മയടുത്ത് പറഞ്ഞായിരുന്നോ ഇത് ഗുഡ് ബൈ ആവാൻ പോണ കാര്യം ഇല്ലേ ഓ ആണോ ഇപ്പൊ നമുക്ക് ഇവിടെ വെച്ച് പറയാം എന്റെ മുമ്പിൽ വെച്ച് പറയുമോ ആ അപ്പം രാത്രി അമ്മനെ വിളിക്കട്ടെ ശരി അപ്പം അച്ഛനെ ദിയെ വിളിക്കണ്ട ദിയുടെ മുമ്പിൽ വെച്ച് പറയണ്ട അവൾക്കൊന്നും അറിയില്ല അവള് ചെറിയ അവള് അവളൊന്നും കുറുമ്പ് ചെയ്യില്ല ആരാ പറഞ്ഞ ആദ്യം മാത്രമേ കുറുമ്പ് ചെയ്യുള്ളൂ എന്ന് ആരാ പറഞ്ഞേ എല്ലാവരും ക്ലാസ്സിലെ ടീച്ചർ മാത്രമല്ല ഞാൻ പറയണ ആദ്യം നല്ല ഗുഡ് ബോയ് ആണ് കേട്ടോ ഗുഡ് ബോയ് അല്ലേ ആദ്യമല്ലേ എൻ്റെ അടുത്ത് പറഞ്ഞേ ഗുഡ് ബോയ് എന്ന് കേട്ടോ ഞാൻ പറഞ്ഞേക്കാൻ അസൈൻമെന്റ്സ് ചെയ്യുവോ സ്നാച്ചിനെ അമ്മ വിളിക്കട്ടെ എപ്പോഴാ വീക്ക് നീ ഒരു വരാൻ ഡെയിലി ഫ്രൈഡേ തൊട്ട് ആദ്യം ഡിസൈഡ് ചെയ്തിട്ടുണ്ട് ആദ്യം ഇനി കുറുമ്പൊന്നും കാണിക്കില്ല നമുക്ക് ഒരു ഒരു വീക്ക് നോക്കാം അല്ലെ രണ്ട് വീക്ക് നോക്കാം പിന്നെ ടു വീക്സ് അല്ലേ അതി വൺ വീക്ക് മതി അപ്പോൾ വൺ വീക്ക് കഴിഞ്ഞ് കുടുംബം തുടങ്ങുമോ ആ ടു വീക്സ് നോക്കാം നമുക്ക് ഞാൻ ടു വീക്സ് എഴുതിയാൽ എന്താ കുഴപ്പം ടു വീക്സ് എഴുതാവോ സോ ഈ നാളെ സൺഡേ തൊട്ട് സൺഡേ തൊട്ട് തുടങ്ങുമോ മൺഡേ തൊട്ട് തുടങ്ങുമോ തൊട്ട് ഇന്ന് very good good boy so ഇന്ന് തൊട്ട് ഇന്ന് നൈറ്റ് പോയി നൈറ്റ് പോയി എഴുതും ഒരു ബുക്ക് ചെറിയ ബുക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത് ബുക്ക് വാങ്ങിച്ച് എല്ലാ ദിവസവും എപ്പോഴെഴുതണേ ആദ്യം രാത്രി bed before he goes to bed രാത്രി കിടക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ എഴുതും ചെന്ന് ഓർമ്മിപ്പിച്ച മറന്നുപോയാൽ മമ്മി ഓർമ്മിപ്പിക്കും കേട്ടോ ആദ്യം തന്നെ എഴുതും എന്തൊക്കെയാ സ്പെല്ലിംഗ് അറിയത്തില്ലേ മമ്മി എടുത്ത് ചോദിച്ചു എന്തൊക്കെയാ അത് ഗുഡ് തിങ്സ് എഴുതിയേക്കുന്നത് മാത്രം എഴുതി വയ്ക്കുക ടു വീക്സ് എഴുതിയിട്ട് നമുക്ക് നോക്കാം അത് എൻ്റെ അടുത്ത് പ്രോമിസ് ചെയ്തേക്കണം അല്ലേ അപ്പം അച്ഛൻ്റെ അമ്മയടുത്ത് പറഞ്ഞു ഗുഡ് ഗുഡ് ബൈ ആവാൻ പോകാൻ ഓക്കെ വെരി ഗുഡ് സോ ഇപ്പം ഞാൻ അച്ഛൻ്റെ അമ്മയടുത്ത് കുറച്ച് സംസാരിക്കട്ടെ ബുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ബുക്ക് കൊണ്ടുവരണം കേട്ടോ പോകുമ്പോൾ ഡോർ ക്ലോസ് ചെയ്തിട്ട് പോകും കേട്ടോ um, ഇപ്പം ഞാൻ സംസാരിച്ചതിൽ നിന്ന് ഇപ്പോൾ ഫസ്റ്റ് അസസ്മെൻറ്റ് നമുക്കൊന്നും പറയാൻ പറ്റില്ല ഇപ്പം എൻ്റെ അടുത്ത് പറഞ്ഞതിനനുസരിച്ച് എനിക്ക് തോന്നിയത് ഇങ്ങനെയാണ് ആദ്യം ഒത്തിരി സ്കേഡാണ് ക്ലാസ്സിലെ പിള്ളേരുമായിട്ട് ഒത്തിരി പേടിയുണ്ട് അപ്പോൾ അവർ പേടിയുള്ള എനിക്ക് എനിക്കൊന്ന് ഒരു ഇൻസെക്യൂരിറ്റി തോന്നുന്നു തോന്നുന്നു ഇൻസെക്യൂരിറ്റി തോന്നുന്നുകൊണ്ടായിരിക്കണം ആദ്യം ഒത്തിരി പേടിയുള്ള പോലെ തോന്നണേ അപ്പോൾ പേടി എനിക്ക് തോന്നുന്നു നിങ്ങൾ ധൈര്യം വീട്ടിൽ ധൈര്യം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനൊരു ചേഞ്ച് ഉണ്ടാവാം എന്താ നമ്മൾ വീട്ടിൽ ഞാൻ വീണ്ടും പേടിയേ ഇല്ല പേടിയില്ല ഇത് ഇത് അത് നിങ്ങളുടെ തോന്നൽ ഇപ്പൊ ഞാനൊരു തേർഡ് പേഴ്സൺ ഞാൻ ആദ്യമായിട്ട് സംസാരിച്ചിടത്തോളം എനിക്ക് തോന്നിയതാണ് ആദ്യക്ക് പേടി ഇല്ല അത് നമുക്ക് വീട്ടിൽ ഇപ്പൊ വീട്ടില് ഒരു കുട്ടി ബിഹേവ് ചെയ്യുമ്പോൾ എന്നെ ആരും കൺട്രോൾ ചെയ്യാത്തപ്പോൾ എനിക്ക് അങ്ങനെ വലിയ പേടിയുള്ളതായിട്ടും തോന്നാറില്ല ബട്ട് ഞാൻ എനിക്ക് ഇത്രയും നേരം കുറച്ച് സംസാരം സംസാരിച്ചിട്ടുള്ളൂ ആ സംസാരിച്ചെന്ന് തോന്നിയത് അതി ബാക്കി ഇപ്പോൾ ആരെങ്കിലും അത് ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതെന്തുകൊണ്ട് ചെയ്യരുതെന്ന് അങ്ങനെ തിരിച്ച് ചോദിക്കാനുള്ള ധൈര്യം കിട്ടണില്ല ആദിക്ക് ആ ധൈര്യം അതില്ല അതുകൊണ്ടാണ് ആദിക്ക് പേടിയാവുന്നത് നിങ്ങളുടെ അടുത്ത് അത് എക്സ്പ്രസ് ചെയ്യണമെന്ന് ഉണ്ടാവണമെന്നില്ല ബിക്കോസ് നിങ്ങൾ ഓൾവേസ് അപ്രോച്ചബിൾ ചെയ്യണ്ട അങ്ങനെ തിരിച്ച് ഞാൻ ഇപ്പൊ മോഹിത്തിന്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ ചെയ്യരുത് ഞാൻ എന്തിനാ അങ്ങനെ ചെയ്യണോ അങ്ങനെ ഞാൻ അങ്ങനെ ചെയ്യേണ്ട ആവശ്യം എന്താണെന്ന് അതി റിയലൈസ് ചെയ്യണില്ല അപ്പോൾ അതുകൊണ്ട് പേടിയാവണം അത് ഇപ്പം അതുകൊണ്ടാണ് അതാണ് എനിക്ക് തോന്നിയേക്കുന്ന കാര്യങ്ങൾ അപ്പം നിങ്ങൾ ധൈര്യം കൊടുക്കുക ആരെങ്കിലും എന്തെങ്കിലും ചെറിയ തെറ്റായിട്ടുള്ള കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാം ടീച്ചേഴ്സിൻ്റെ അടുത്ത് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഇപ്പോൾ ടീച്ചറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ പറയണ ഒന്നും കേൾക്കാണ്ട് റിസീവ് ചെയ്യാനുള്ള സ്റ്റേറ്റിലല്ല അവർ കാരണം ആദ്യം എന്ന് പറയുമ്പോൾ കുറച്ച് ഒരു മേ ബി ടീച്ചേഴ്സിനൊരു ഒരു പ്രിജിഡിസ് പോലെ ഉണ്ടായിരിക്കും ഇവർ ഇത്രയും പേര് കംപ്ലയിൻറ്റ് ചെയ്ത് പിന്നെ വന്ന് നാച്ചുറലി ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരും ബിഹേവ് ചെയ്യില്ല അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് സെറ്റിൽ ചെയ്യാൻ നോക്കാം ഇപ്പോൾ എല്ലാ ഒറ്റ ദിവസം കൊണ്ട് എല്ലാ പ്രോബ്ലംസ് ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടായതല്ല ഈ പ്രോബ്ലംസ് ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ശരിയാക്കാനേ പറ്റില്ല അത് ടൈം എടുക്കും അതിക്ക് ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും അത്രയും പേടി ഉണ്ടാവാൻ കാരണം എന്നാ പിന്നെ ബാക്കിയുള്ള മിസ്ബിഹേവിയർ അതൊന്നും ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല ഇപ്പോൾ ഇപ്പോൾ ഒരു ടു വീക്സ് മാത്രം ഈ ടു വീക്സ് ഞാൻ ഈ ആക്ടിവിറ്റി കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചെയ്യണതിൻ്റെ ഒരു ഒരു ബോധം ആ ഒരു അറിവുണ്ടായിരിക്കണം ആദ്യം ഞാൻ എന്തൊക്കെ ചെയ്തു ഗുഡ് തിങ്സ് എന്തൊക്കെ ചെയ്തു ബാഡ് തിങ്സ് എന്തൊക്കെ ചെയ്തു അങ്ങനെ ഒരു ആ ഒരു അവയർനെസ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കൊടുക്കുന്നത് അതിൽ ഗുഡ് തിങ്സ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി ബാഡ് തിങ്സ് എങ്ങനെ ഉണ്ടെങ്കിൽ വിട്ടേക്കുക അത് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്തു മാം ഒരു പേപ്പർ എടുത്ത് ഇപ്പോൾ മൺഡേ ആദ്യം അതേപോലെ ടു വീക്സ് അങ്ങനെ എന്തെങ്കിലും ബിഹേ മിസ്ബിഹേവിയറോ കംപ്ലയിൻസോ വീട്ടിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എഴുതിയിട്ട് വരിക പറയൂലോ നിങ്ങൾ ചോദിക്കില്ലേ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പറയാം അപ്പം ചോദിക്കുക ഇങ്ങനെ ഇന്ന് എന്തെങ്കിലും ഗുഡ് തിങ്സ് അല്ല ഇന്ന് എന്തെങ്കിലും ടീച്ചേഴ്സിന് ഇഷ്ടമല്ലാത്ത ചെയ്തോ ക്ലാസ്സിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ചോദിക്കാം ഫ്രാങ്ക് ആയിരിക്കും എപ്പോഴും ചോദിക്കുമ്പോൾ എപ്പോഴും നീ കുറ്റം ചെയ്തോ ചെയ്തോ ചെയ്തോ എന്ന് പ്രോബ് ചെയ്ത് ചോദിക്കരുത് പിള്ളേർ എപ്പോഴും കുട്ടികളോട് സംസാരിക്കുമ്പോൾ അവർക്ക് കൊടുത്ത് കൊടുക്കേണ്ടതായ റെസ്പെക്ട് കൊടുത്ത് സംസാരിക്കുക ഇപ്പൊ ആദ്യം വളർന്നുകൊണ്ടിരിക്കുക ആദ്യം ആ ഒരു നമ്മളെപ്പോഴും പലപ്പോഴും മറന്നു പോകാറുണ്ട് അത് ആരുടെയും ബ്ലെയിം അല്ല അത് natural it happens natural so അതുകൊണ്ട് ആദ്യം ഒരു ഓപ്പൺ ആയിട്ട് സംസാരം ബാക്കി എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കുന്നേക്കാളും ഇതിനു വേണ്ടി മാത്രമായിട്ടൊരു ഹാഫ് ആൻ അവർ മാറ്റി വയ്ക്കുക സംസാരിക്കുമ്പോൾ അപ്പം സാറും അങ്ങനെ വൺ വീക്ക് വന്നു കഴിഞ്ഞ് വൺ വീക്ക് വരുമ്പോൾ ആ വീക്കിൽ നടന്ന എന്തെങ്കിലും കാര്യം ആദ്യക്ക് പിന്നെ എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്തു എന്ന് അങ്ങനെ ഒരു അവയർനെസ് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് ഉണ്ടാക്കിയെടുത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ഡിഫറൻസ് വരും നമുക്ക് ഒരു ദിവസം കൊണ്ട് നമുക്ക് ഒന്ന് ശരിയാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു നമ്മൾ പലപ്പോഴും അറിയുന്നുണ്ട് അവൻ ചെയ്യുന്നത് ശരിയല്ല അവൻ തെറ്റായിരുന്നു അപ്പം ചെയ്യാൻ പാടില്ലാത്തായിരുന്നു എന്ന് അവനെ അറിയുന്നുണ്ട് പക്ഷെ ആ സമയത്ത് അവനത് അവൻ അറിയാതെ ചെയ്തു പോകുന്നു അറിയാതെ അവൻ്റെ വായിന് വന്നു പോകുന്നു അതാവും ഇപ്പോൾ ആ ഒരു സയൻസ് ഞാൻ ബുധനാഴ്ച പോയിന്ന് പറഞ്ഞു എൻ്റെ ആ ട്യൂസ്ഡേ എന്താ നടന്നു വെച്ചുകഴിഞ്ഞാൽ സയൻസ് ക്ലാസ്സിൽ എല്ലാവരും കൂടെ ചേർന്ന് എല്ലാ പിള്ളേരും കൂടെ ചേർന്ന് തെർമോക്കോള് പ്രോജക്റ്റ് ഇത് ചെയ്ത് വെച്ച തെർമോക്കോൾ എല്ലാം കൂടെ എടുത്ത് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞൊക്കെ ചെയ്യും അപ്പോൾ പ്രിൻസിപ്പൽ മാം വന്ന് കണ്ട് ദേഷ്യം വന്നവർക്ക് എല്ലാത്തിനും എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ക്ലാസ് റൂമിൽ വെച്ച് ഇതായി കഴിഞ്ഞാൽ ആ പിള്ളേർക്കൊരു പേടി ഉണ്ടാവില്ല അപ്പോൾ പ്രിൻസിപ്പൽ മാമിൻ്റെ റൂമിൽ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് പേടിയാണ് അവിടെ കൊണ്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതി കുറുമ്പ് ക്ലാസ്സിൽ തന്നെ നിർത്തുന്ന പറയുന്നത് ക്ലാസ് ടീച്ചർ പറയുമ്പോൾ അപ്പോൾ എല്ലാത്തിനെയും പ്രിൻസിപ്പൽ മാമിൻ്റെ റൂമിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ അവരിങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവർക്ക് എന്തോ ഒരു കോൾ വന്നിട്ട് അവർ അടുത്ത നെക്സ്റ്റ് റൂമിലേക്ക് പോയി അപ്പോൾ ഇവൻ പെൺകുട്ടികളൊക്കെ ഒന്ന് കരയായിരുന്നു അവർക്ക് ഭയങ്കര അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര പേടിയാണ് വീട്ടിലങ്ങനെ അറിയിക്കാൻ എന്നൊക്കെ പറഞ്ഞ് പെൺപിള്ളേർ ഇരുന്ന് കരയായിരുന്നു അപ്പോൾ ഇവൻ ചോദിക്കാതെ പെൺപിള്ളേരുടെ I R E e climbing എന്തിനാണ് ഞങ്ങൾക്ക് അവിടെ കിടന്ന് കരഞ്ഞിട്ടിരുന്നത് എന്തെങ്കിലും വല്ല ഡെഡ് ബോഡിയും കിടപ്പുണ്ടാകും അപ്പോൾ അവർ പറയാ ഈ പ്രിൻസിപ്പൽ മാമിൻ്റെ റൂമിൽ കൊണ്ടുവരാൻ പറഞ്ഞെങ്കിൽ പിള്ളേർക്ക് അത്രയും പിള്ളേർക്ക് ആരും ശബ്ദിച്ചു പോവില്ല അതൊക്കെ കണ്ടിട്ട് ഓബിയസ്ലി റിയാക്ട് ചെയ്ത് തരുന്നതാണ് അല്ല അത്രയും ഒരു കാഷ്വൽ കമൻറ്റ് സൊല്ലുന്ന അവൻ അപ്പോൾ അത്തനെ പോലും അവൻ നെഞ്ചിൽ ഭയമേ ഇല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഭയങ്കര <laughs> അത് അവരുടെ പെർസെപ്ഷൻ ആയിരിക്കില്ല ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ആയിരിക്കാം ഇപ്പോൾ ഗ്രാൻഡ് ഫാദർ എക്സ്പയർഡ് ആയത് റീസെൻ്റ്ലി അപ്പോൾ ഗ്രാൻഡ് ഫാദറായിട്ട് അറ്റാച്ച്ഡ് ആയിരുന്നു അറ്റാച്ച്ഡ് ആയിരുന്നു അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ ചെറിയ സമയമുണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ കമൻറ്റ് പറയണത് കേട്ട് നമുക്കതിൻ്റെ ഇങ്ങനെ ആയിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് നോക്കാം എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം അത് പിന്നെ ഈ പ്രായത്തിൽ ഒരു സീരിയസ്നെസ് ചിലപ്പോൾ ലേറ്റ് ആയിട്ടായിരിക്കും വരണത് അപ്പോൾ സ്കൂൾ ഇപ്പോൾ ബോയ്സ് എന്ന് പറയുമ്പോൾ പ്രിൻസിപ്പളിനെ കണ്ടുകൊണ്ട് പ്രിൻസിപ്പളിനെ കണ്ടുകൊണ്ട് എന്താ പ്രിൻസിപ്പളും എൻ്റെ അമ്മയെ പോലെ തന്നെ ഒരു സ്ത്രീ അങ്ങനെയാണ് എല്ലാവർക്കും അതുപോലെ ഇവൻ എന്തോ ഉദ്ദേശിച്ചത് ഇപ്പോൾ അവർ ക്ലാസ്സിൽ വന്ന് ഇങ്ങനെ കണ്ടുകഴിഞ്ഞപ്പോൾ പറഞ്ഞാൽ ആ ഇവൻ്റെ കൈ ഏതാണ്ട് മുറിയൊക്കെ ചെയ്തപ്പോൾ വാഷ്റൂം പോയി കഴുകി അവിടെ മരുന്ന് വയ്ക്കുന്നവിടെ പോയി അതിവൻ പെർമിഷൻ ഇല്ലാതെ പോയിരിക്കുന്നു പക്ഷെ ഇവന് അറിയുന്നില്ല അവൻ അത് ചെയ്തു എന്ന് പെർമിഷൻ എന്തിനു ഞാൻ പെർമിഷൻ വാങ്ങിക്കണം അവൻ അത് പോയി അവൻ ചെയ്തിട്ട് വന്നു അപ്പോൾ ഇത് കണ്ട് ഇവർക്ക് ദേഷ്യം ഉണ്ടായി ഞാൻ പ്രതിഭയാണ് പറഞ്ഞു പുറത്ത് പോയി നിൽക്കാം നിന്നോളം പറഞ്ഞു അപ്പം അത്രയും കുട്ടികളുടെ മുമ്പ് വെച്ചിട്ട് ഞാൻ പറഞ്ഞു പോച്ചിരുന്നു അങ്ങനെ ഏതാണ് പറയുക അപ്പോൾ അവർ പറയാം അത്ര ഒരു ഹയർ ഒഫീഷ്യൽ അങ്ങനെ പറഞ്ഞിട്ട് ഇത് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഒന്നും ഒന്നും പറയാൻ വേണ്ട പുറത്ത് പോയി നിൽക്കാൻ പറഞ്ഞോ പുറത്ത് അമ്മ പറയും എനിക്ക് എന്തിനാ പുറത്ത് പോയി നിൽക്കാൻ പറഞ്ഞതെന്ന് അറിയില്ല അമ്മ അപ്പൊ നമ്മൾക്ക് നമ്മുടെ മനസ്സിലും അത് വരും അപ്പൊ നമ്മൾ പറയില്ല അത് അപ്പൊ ഞാൻ പറഞ്ഞു ടീച്ചർ എടുത്ത് ചേരും അപ്പൊ അത് അങ്ങനെ അവന്റെ വായിൽ അങ്ങനെ വന്ന് ആക്ച്വലി ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ എൻ്റെ ഒരു വ്യൂല് ടീച്ചർ പറയണം why are why am I asking you to go outside അത് ടീച്ചറുടെ മേത്തും അത് ഞാൻ ടീച്ചറെ ബ്ലെയിം ചെയ്യും ആ കാര്യത്തിൽ ടീച്ചർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം നീ തെറ്റ് കൊണ്ട് ചെയ്തത് കൊണ്ടാണ് ഞാൻ നിന്നെ പുറത്താക്കണമെന്ന് പറഞ്ഞത് ഇംഗ്ലീഷ് മാത്രമേ കഴിക്കാൻ സമ്മതിക്കുള്ളൂ അല്ലെങ്കിൽ ഹിന്ദി വരും അപ്പൊ ഞാൻ എന്റെ അടുത്ത് പറയും അച്ഛൻ ഇതിന് ഹിന്ദി മാത്രമേ പറ്റുള്ളൂ ഇന്ത്യയിൽ വെച്ച് ചിലപ്പോൾ ചില സമയത്ത് ടി വി എത്ര അവേഴ്സ് കാണുന്നുണ്ട് ടി വി സ്കൂൾ ഇതിലൊന്നും അങ്ങനെ കാണാനേ സമയം കിട്ടാറില്ല ഒരു ദിവസം എത്ര സമയം ടി വി കാണാറുണ്ട് ഇപ്പോൾ സാറ്റർഡേ സൺഡേ വല്ലപ്പോഴും കണ്ടിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ ഒരു അല്ല ഡേയിൽ വീക്ക് ഡേയിൽ ഒരു ദിവസം എത്ര സമയം ടി വി ടി വി കാണാറില്ല കാണാറുണ്ട് പക്ഷെ ഒരു എന്താ പറയാ എല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു half an hour one hour ഒരു ഒരു day one or two hours അതിയുടെ റുട്ടീൻ ഒന്ന് പറയാമോ സ്കൂളിൽ നിന്ന് വന്ന് രാവിലെ ആറ് മണിക്ക് എഴുന്നേക്കും പാലൂര് കഴിഞ്ഞപ്പം കുറച്ച് നേരം ഒരു വൺ അവർ പഠിക്കും അത് കഴിഞ്ഞ് ടോയ്ലറ്റ് പോകും അങ്ങനെ കുളിക്കും സെവൻ തേർട്ടിക്ക് ഇത് വരും അപ്പോഴത്തേനും ഭക്ഷണമൊക്കെ കഴിച്ച് പോകും പോയി രാവിലെ സെവൻ ടു എത്ര വരെ പഠിക്കും six to seven six to seven പഠിക്കും ഈ പറഞ്ഞ പോലെ ഇനി കൂടിയിരിക്കണം അല്ലാതെ തന്നെ ഇരുന്ന് പഠിച്ച് വായിച്ചു കൊടുക്കൊന്നും ചെയ്യില്ല രാവിലെ എക്സസൈസ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ഒരു ചിലപ്പോൾ ഇങ്ങനെ ഉറക്കം നിന്നിരിക്കുമ്പോൾ ഞാൻ പറയും അടുത്തൊരു ഇതല്ല ആ ഇത് വഴി ഞാൻ ഒന്ന് ഓടിയിട്ട് പാടാം നടന്നിട്ട് പാടാന്ന് പറഞ്ഞ് ഇങ്ങനെ ഇതാക്കണ്ട അത്ര വല്ലത് റെഗുലർ എക്സസൈസ് നമുക്കൊരു fifteen minutes exercise routine start ചെയ്താൽ കുഴപ്പമുണ്ടോ പഠിക്കാനൊക്കെ ഞാൻ അതിലായിരിക്കും മുന്നിൽ മനസ്സിലായി പ്രയോറിറ്റൈസ് ചെയ്യേണ്ട നിങ്ങളാണ് ഞാൻ എനിക്ക് ഓപ്ഷൻ ഞാൻ ഓൾറെഡി പറയണ്ട കാലത്തെ ക്ലാസ് വൈഫ് എന്ന് പറഞ്ഞിട്ട് വേണ്ട ഇനിയിപ്പോൾ തന്നെ ഭയങ്കര പ്രശ്നമാണ് കാലത്ത് സിക്സ് ടു സിക്സ് തേർട്ടി കാലത്തെ ക്ലാസ്സിൽ വിട്ട് കഴിഞ്ഞാൽ ഇല്ല ഇത് സിക്സ് ഓ ക്ലോക്ക് എണീക്കാൻ തന്നെ വലിയ പാടാണ് പാടാണ് രാവിലെ സിക്സ് ടു സെവൻ പഠിക്കണമെന്നുണ്ടോ അത് അത്രയും വർക്ക് ലോഡ് ഉണ്ടോ ഇല്ല എല്ലാം ഒന്ന് റിവ്യൂ ചെയ്യും ഇപ്പോൾ എല്ലാം മിക്കവാറും ഒരു ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കൊരു അസസ്മെന്റ് വെക്കും അപ്പോൾ ഇവന് അതൊരു എന്താ പറയുക ഇവന് അത് ക്ലാസ്സിൽ ഞാൻ മനസ്സിലാക്കിയത് ക്ലാസ്സിൽ അത്ര നല്ല ഗ്രേഡ്സ് അല്ല എന്നാണ് ആദി ഹിംസൽ ഫീൽസ് ആദ്യം എൻ്റെ അടുത്ത് പറയണത് സി എല്ലാത്തിനും ഡി ഡിയോ എനിക്ക് ഇഷ്ടമല്ല സി ഡി എന്നാണ് പറയണത് സോ ആദ്യക്കൊരു അവയർനെസ് ഉണ്ട് ഞാൻ എന്തൊക്കെയോ ചെയ്യാനുണ്ട് പക്ഷെ അത് എങ്ങനെ തിരിച്ച് കൊണ്ടുവരണ്ടേന്ന് അറിയത്തില്ല ആദ്യക്ക് അതിനാണ് നമ്മളെല്ലാവരും ഹെൽപ്പ് ചെയ്യേണ്ടത് അപ്പം ആദ്യയുടെ നമുക്ക് ബ്ലെയിം ചെയ്യാൻ പറ്റില്ല ഒരു എവിടെയോ വഴിതെറ്റി പോയിരിക്കുന്ന ഒരു കുട്ടിയെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം ആ വഴിയെ നമുക്ക് കാണിച്ചു കൊടുക്കണം അതിനാണ് നമ്മൾ എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യാവോ അങ്ങനെ ചെയ്യരുത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല ആദ്യക്ക് തന്നെ തോന്നണം തന്നെ തോന്നി എടുക്കേണ്ട തീരുമാനങ്ങൾ അതൊക്കെ അതിനാണ് നിങ്ങൾ രണ്ടുപേരും ഹെൽപ്പ് ചെയ്യേണ്ടത് ഇതിൽ ഞാനും ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ നിങ്ങൾ തന്നെ ചെയ്യേണ്ട as a mother and father you will be able to help him better അപ്പോൾ ഒരു രാവിലെ ഒരു ten minutes fifteen minutes exercise ചെയ്യണോണ്ട് കുഴപ്പമില്ലെങ്കിൽ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഓടിട്ടെ നന്നായിട്ട് ഓടിയിട്ട് വരട്ടെ ടു വീക്സ് നോക്കാൻ നമുക്ക് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഡിഫറൻസ് ഇതിനൊക്കെ ഡിഫറൻസ് പറഞ്ഞാൽ ഇന്ന് ഓടി നാളെ ഡിഫറൻസ് കാണുന്നില്ല ഇതൊക്കെ ഒരു ഒരു സെൽഫ് ബാലൻസിങ്ങിന് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഒന്നും ചെയ്യാണ്ട് രാവിലെ സ്കൂളിൽ പോയി അവിടെ എന്തൊക്കെയോ കാണിച്ചു തിരിച്ചു വന്നു അപ്പോൾ ലൈഫിന് ഒരു റുട്ടീൻ ഇല്ലാത്ത പോണ പോലെ തോന്നും ഒരു എക്സസൈസ് രാവിലെ എഴുന്നേറ്റ് എക്സസൈസ് ചെയ്തു അത് പറയുമ്പോൾ തന്നെ ഒരു സെൽഫ് എസ്റ്റീം കൂടാനുള്ളൊരു ചാൻസ് ഉണ്ട് രാവിലെ ഞാൻ രാവിലെ എഴുന്നേറ്റു എക്സസൈസ് ചെയ്തു അത് കഴിഞ്ഞ് പഠിച്ചു അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതെനിക്ക് തന്നെ ഒരു പ്രൗഡ് ഫീലിംഗ് ഉണ്ടാക്കാൻ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യണം he has to be proud of himself ബിക്ക ഇപ്പോൾ ആദ്യയുടെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും എന്നെ ബ്ലെയിം ചെയ്യുക എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുക അതുകൊണ്ട് ഞാൻ ചെയ്യും ചെയ്യണം അത് ആയിരിക്കരുത് നമ്മുടെ ഒരു ഇത് ആദ്യം തന്നെ അറിഞ്ഞ് ചേഞ്ച് ചെയ്യേണ്ട കാര്യം അപ്പോൾ അതിനാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് നമുക്കൊരു എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാം ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഒരു ടെൻ മിനിറ്റ്സ് ഒരു രണ്ട് റൗണ്ട് ഓടട്ടെ ഓടി നന്നായിട്ട് സ്വെറ്റ് ആവട്ടെ ഓടി ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഓടി സ്വെറ്റായി അത് കഴിഞ്ഞ് ബാക്കിയുള്ള റൊട്ടീൻസ് പിന്നെ വന്നു കഴിഞ്ഞ് ഒരു ഹാഫ് ആൻ അവർ ആദ്യം മാഡം മാത്രമായിട്ട് ഹാഫ് ആൻ അവർ സ്പെൻഡ് ചെയ്യുക എന്താ സ്കൂളിൽ സംഭവിച്ചത് അങ്ങനെ എന്തെങ്കിലും ആദ്യം ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും നടന്നു ആരെല്ലാം എന്തെങ്കിലും അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഡീറ്റെയിൽ അടിച്ചു വയ്ക്കുക ബാഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ബാഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ ബ്ലെയിം ചെയ്യരുത് ബ്ലെയിം ചെയ്യുന്നതിനേക്കാൾ നല്ലത് തെറ്റാണോ ശരിയാണെന്ന് ആദ്യം തന്നെ ചോദിക്കുക തെറ്റാണെന്ന് തോന്നിയെന്നുണ്ടെങ്കിൽ എഴുതി വയ്ക്കുക അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി എഴുത്ത് തന്നെ ഡെവലപ്പ് ചെയ്യുക ഒരു ടു വീക്സ് നോക്കാം അടുത്ത സെഷൻ കംഫർട്ടബിൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ അടുത്ത സെഷൻ വരുമ്പോൾ നമുക്ക് നോക്കാം ഓക്കെ ഇതുവരെ ടു വീക്സ് നോക്കാം നമുക്ക് ടു വീക്സ് കഴിഞ്ഞിട്ടുള്ള ടു വീക്സ് ഇന്ന് ഇപ്പോൾ ഓഗസ്റ്റ് ജൂലൈ ഫോർട്ടീൻത്ത് അല്ലേ July twenty eight exactly twenty eighth next session വിളിച്ചിട്ട് വരണം അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്തിട്ട് വരണം ഓക്കെ അപ്പോൾ എങ്ങനെ എന്തെങ്കിലും ഡിഫറൻസ് സാറും അതുപോലെ തന്നെ മാം ഡെയിലി ഉള്ളൊരു സെൽഫ് റിഫ്ലക്ഷൻ പോലെ ബട്ട് സാർ വന്ന് വീക്ക്ലി റിഫ്ലക്ഷൻ പോളിസി മൺഡേ തൊട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു ആദ്യം തന്നെ ഒരു അവയർനെസ് ഉണ്ടാവണം എന്തൊക്കെയാണ് ചെയ്യണേ എന്തൊക്കെയാണ് ചെയ്യേണ്ടാത്ത അങ്ങനെ എന്തെങ്കിലും കാര്യം ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും നിങ്ങൾക്ക് യോജിക്കാൻ പറ്റാത്ത എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇനി ക്ലാരിഫിക്കേഷൻസ് ഉണ്ടോ എന്തെങ്കിലും ഇല്ല സെഷൻ എൻഡ് ചെയ്യാം നമുക്ക്